ബന്ധം അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിലും അള്ളാഹുവിന്റെ നാടുകളിലും അള്ളാഹുവിന്റെ ഖലീഫമാരാണവര് ആ അവർ കുറഞ്ഞു പോയ കാരണത്താൽ അലിയോദിയല്ലാനു വേദന പ്രകടിപ്പിക്കുകയാണ് വാ ഷൗഖായിലും അവരെ കാണാൻ എന്തൊരു ഷൗഖാണ് ഞാനോട് പറഞ്ഞതാ കുഹൈലുബിന് സിയാദിനോട് പറഞ്ഞത് ആ കുമയിൽ നമുക്ക് ജിവാക്കുണ്ട് അത് ഷോക്കിന് വേദന പ്രവർത്തിക്കാൻ വേണ്ടി തവജ്ജോന്റെ അതവജ്ജോന്നല്ല ആവിഞ്ഞാവിന വറവൽ ഇമാം റബ്ബാനി മുഹമ്മദ് ബിൻ അലി തിരുമതി റളിയല്ലാഹു അൻഹു വാത്ത് ചെയ്തു യർഫഉഹു ഈ ഹദീസ് മർഫൂആയിട്ടാണ് ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊള്ളേ എന്താണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി കൽ മത്താർ എന്റെ ഉമ്മത്ത് മഴ പോലെയാണെന്ന് ലായുദറ അവലുഹു ഖൈറുൻ അം ആഹുഹു മഴന്റെ ആദ്യ ഭാഗമാണോ ഖൈർ അവസാന ഭാഗമാണോ ഖൈർ എന്ന് അറിയില്ല എന്റെ ഉമ്മത്ത് മഴ പോലെ അപ്പൊ അവസാന ഭാഗത്തും ഖൈറുണ്ടാവാം വറുബിയായിവൻ ചെറുപ്പീല അബിദ്ദർദാഹിനെ കൊണ്ട് മറപ്പുമായ ഒരു ഹദീത്തുണ്ട് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു ഉമ്മത്തി അവലുഹ വആഖിറുഹ എന്റെ ഉമ്മത്തിലുള്ള ഹൈറ് അവലുള്ള മാഹറിലും ഹൈറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ബന്റെ ഹൈർ അറിയപ്പെട്ടു തന്നെ ഹൈറിനെ സംബന്ധിച്ചാൽ നമ്മൾ ചർച്ച വസീമത്തിഹ നടുവിലുണ്ടാകാം ആൾക്കാർ കുറച്ച് കലങ്കിയിലൊക്കെ ഉണ്ടാവാം കുൽത്തു ഹരിനാത്ത് ഷാരിഹി പറയുന്നു ഈ തായിഫത്ത് പ്രത്യക്ഷമായിട്ടുണ്ട് മഹക്കീയങ്ങളായ സൂഫിയാക്കളെയാണ് ഹാദിഹി തായിഫത്തോട് ഉദ്ദേശിക്കുന്നത് അവർ വെളിപ്പെട്ടു എവിടെ പോൾ ഈ സമാനിന ഹാദ നമ്മുടെ കാലത്ത് വെളിപ്പെട്ടിട്ടുണ്ട് ഷാരിഹല്ലേ പറയുന്നു അപ്പൊ ആയിരത്തി ഇരുന്നൂറില് ഷാരിഹെ അഹമ്മദ് ബിൻ അജീബ് ഏത ഫാസിമാനിന്റെ കരീനാണല്ലോ ദശരത്ത് ഈ തായിഫത്ത് പരന്നിട്ടുണ്ട് മഴി നമ്മളോടൊപ്പം വൽഹമില്ല അള്ളാഹ്ക്കാണ് സൗദിക്ക് ഇന്തിഷാറൻ കതീറൻ വമ്പിച്ച വരക്കൽ എപ്പം മുതൽ മുൻ കദിമ ഷെയ്ഖ് ഷെയ്ഖിന നമ്മുടെ ശേഖിന്റെ ശേഖ് ബന്ധകാലം മുതൽ ആരോടൊപ്പം മാ ശേഖിന് ഓറ ശേഖിനോടൊപ്പം ഇലാ ബനി ഇസർവാൻ ബനു സർവാനിലേക്ക് വന്ന കാലം മുതൽ അപ്പൊ രണ്ടു രണ്ട് തലമുറ മുമ്പ് പപ്പാറ ബഹറുഹുമ ഷെയ്ഖിന്റെയും ഷെയ്ഖിന്റെ ഷെയ്ഖിന്റെയും ഫൈല് പരന്നു അങ്ങൊഴുകി സുമന്ത ഷറഫിൽ ബിലാദ് എല്ലാ നാടുകളിലും പരസ്യമായിട്ടുണ്ട് ഫലാ തജിദ് മദീനത്തിൻ ഒരൊറ്റ മദീനയെ നീ കണ്ടെത്തൂല വല കബീരത്തെ എത്തിക്കൂല ഇല്ല ആരിഫൂന അതിൽ ആരിഫ്യങ്ങൾ ഉണ്ടായിട്ടല്ലാതെ വൗലിയാവും മഹക്കിക്കൂൻ മഹക്കിക്കളമായ ഔലിയാക്കളും ഉണ്ടായിട്ടല്ലാതെ ഒരൊറ്റ നാട് മുഴിച്ചിട്ടില്ല എന്നാണ് ഇല്ല കരീലൻ കുറച്ചൊയ്യ നിമ്മ ബാധമിന്നും അവരിൽ ദൂരപ്പെട്ടു പോയ കുറച്ച് നാടുകയും ബാക്കി എല്ലാ നാട്ടിലുണ്ട് فقد جدد الطريق بعد رؤوسها واشرقت على يديهما شموس الحقيقة بعد خمودها ഈ തരീക്ക് പുതുക്കപ്പെട്ടു മുജതാക്കി തേഞ്ഞു മാതിന് ശേഷം അവർ രണ്ടാളെ കയ്യാൽ പ്രകാശിച്ച് സുമൂസുൽ ഹക്കീക്കത്തിന്റെ പ്രകാശം വാദ ഹുമൂദിഹ അത് കെട്ടടങ്ങിപ്പോയതിന് ശേഷം കൊണ്ടുള്ള ലഹജി വർദ്ധിച്ചിട്ടുണ്ട് വങ്കലബ കുല്ലുൽ അള്ളാഹുവിന്റെ അടിമകൾ മുഴുവനും എന്നുവെച്ചാൽ ഭൂരിപക്ഷം നോക്കാം അള്ളാഹുവിനെ കൊണ്ട് മടങ്ങുകയും ചെയ്തു അനിൽ മുസ്ലിമീന ഹൈറ മുസ്ലിമീങ്ങളെ തൊട്ട് ശേഖനും ശേഖന് ശേഖനും അള്ളാഹുക്കാൻ ഹൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഈ തായിഫത്ത് മുഖേന അള്ളാഹു സുബാനത്തല സത്യമാക്കിയിട്ടുണ്ട് കൗല റസൂലില്ലാഹി സല്ലാഹു അലഹി വസല്ലമ തങ്ങളെ കൗലയുടെ സത്യമായി കണ്ടില്ലേ എന്താ ഹൈർ ഉമ്മത്തി മഹാഹിറുഹ എന്ന് പറഞ്ഞില്ലേ എന്നും മട്ടിൽ നിന്ന് ഒരു അവലും ആഹ്റുമാണ് എന്നല്ല പറഞ്ഞത് വഫീ ഹദീസിൻ മറ്റൊരു ഹദീസിലുണ്ട് മസലു ഉമ്മത്തി മസലു ഹദീഖത്തിൻ എന്റെ ഉമ്മത്തിന്റെ ഉദാഹരണം ഒരു ഹദീഖിന്റെ ഉദാഹരണം പോലെയാണ് കൊതുക്കാമഹലിഹ സാഹിബുഹ ആ ഹദീഖത്തിന്റെ സാഹിബ് അതിനെ നല്ലോണം പോറ്റി വളർത്തി ഉമ്മത്തിന് ഹദീഖത്തിനോട് ഉപമിച്ച് ആ ഹദീഖത്തിന് അതിന്റെ ഉടമ നന്നായിട്ട് പോറ്റി വളർത്തിയിട്ട് സംരക്ഷിച്ചു അതിന്റെ റാക്കിബിനെ അതിലേക്ക് വാഹനം കയറി വരുന്ന ആളൊക്കെ വഴിയൊക്കെ ക്ലിയറാക്കി അതിന്റെ മസലൊക്കെ ശരിയാക്കി വഹല്ലക്ക ആമൻ ഫൗജൻ എന്താ ഹലക്കാന്ന അതിനെ പുല്ലെല്ലാം പറച്ച് വൃത്തിയാക്കിയിട്ട് നല്ല സംരക്ഷണം കൊടുത്തപ്പോൾ ആ ഹദീക്കത്ത് തീറ്റ ഭക്ഷണം നൽകി ആമൻ ഒരു കൊല്ലം ഫൗജന് സുമ ആമൻ ഫൗജൻ ഒരു കൊല്ലം വേറൊരു ഫൗജന് ഇതേമാതിരി ഇങ്ങനെ അപ്പൊ പല അല്ല അസുറുഹാ താമൻ യക്കൂൻ അജുബദഹാദ് അതിൽ താമിൽ അവസാനം വരുന്നതാകാം ഏത് ഏറ്റവും മുന്തിയത് പിൻവാനാലും കിൻവാനാലും വാത്തുമനുഹാഷിംറാഹൻ ഈ ഹദീഫത്തിന് ഇത്തരം തോട്ടത്തിന് വരുന്നത് അതിന്റെ കുരക്കല്ലേ പറയുന്നത് കിൻവാന് സിംറാഹ് എന്നൊക്കെ പറയുന്നു അത് ലാശത്തുനിന്ന് മൂപ്പത്തിക്കൊണ്ടിരിക്കല്ലേ അതാണ് കസല വെച്ചു കൊടുക്കും ചീരിട്ട് വല്ല അപ്പൊ അവസാനം പെരുന്നാൾക്ക് നല്ലോണം പഴം കിട്ടുമെന്നാ പറയുന്നു മൂപ്പത്തിയ പഴം വല്ലതീ മഹതനീ ബിൽ ഹക്കി ഹക്കുമായിട്ട് എന്നെ അയച്ച അമ്മാവിനെ തന്നെ സത്യം ലജിതന്നിബിന് മീ മറിയം മകൻ അതാണ് ഈസാ അലഹി ഇസ്ലാം എത്തിക്കുക തന്നെ ചെയ്യും മിൻ ഉമ്മത്തി എന്റെ ഉമ്മത്തിൽ നിന്ന് ഹലഫ് മിൻ ഹവാരി അവരുടെ ഹവാരിയാക്കളിൽപ്പെട്ട ഒരു സംഘത്തിന് ഈസാ അലഹി ഇസ്ലാമിന്റെ സംഘത്തിൽ അനുയായികൾക്കെല്ലാം ഹവാരിയാക്കള് ആ അവര്യാക്കൾപ്പെട്ട അവർക്ക് അവർക്ക് പ്രതിനിധിയാകാൻ പറ്റുന്ന സംഘം എന്റെ മൊത്തം ഓർക്ക് കിട്ടൂ എന്ന് പറഞ്ഞത് കൊൽത്തു അതിന് മുപ്പറ പറഞ്ഞു ശാരിഹി കാല ഷെയ്ഖ് ഷുയോഹിനൽ മജുദോബ് നമ്മളെ ഷെയ്ഖന്മാരെ ഷെയ്ഖായ മജുദോബ് പറയുന്നു അലമായിനാത്തക്കോ മുസ്സാത്ത് നമ്മളെ വെള്ളത്തിന്റെ വെള്ളവച്ചാന്ന് കേമന്നാൾ ഉണ്ടാകാന്ന് നമ്മളെ വെള്ളം കുടിച്ചവരായിരിക്കും കേമനാൾ വരെ നിലനിൽക്കുന്നേ വതക്കറ സയ്യിദി അലി റബിയല്ലാഹു എന്ന് പറയുന്നു ഫി കിതാബിഹി ഒമ്പറ കിതാബിൽ അന്ന റജുലൻ സാല ഷെയ്ഖഹു സയ്യിദ് അൽ അറബിബിൻ അബ്ദില്ല ഒരു റജുലി അവരുടെ ഷെയ്ഖായ സയ്യിദി അറബിൽ ബിൻ അബ്ദില്ലാഹി തങ്ങളോട് ചോദിച്ചു എന്താ ചോദ്യം ഫക്കാണോ യാ സൈ തരീഖുക്കും ഹാദിഹി ലാനാരിഫുഹ നിങ്ങളെ ഈ തരീഖ് നമ്മൾ അറിയുന്നില്ലല്ലോ ഫയ്യു തരീഖിൻ ഹിയാം ഷെയ്ഖിനോട് ചോദിക്കും ഫക്കാലഹു അപ്പോൾ പറഞ്ഞ മറുപടി يا ولد طريقنا തങ്ങളും അവർക്ക് അസഹാബിമാരുമായ അതേ തെരീക്കാർ എന്തൊക്കെ അന്ന് ദുഞ്ഞാവിലുള്ള സുഹുദ് വയനാട്ടിലേക്ക് പോക്കുന്നല്ല കേട്ടാ അത് തിരുത്തണേ വല്ലെങ്കിൽ താമീലല്ലാഹി അള്ളാഹുവിനെ കൊള്ള മുറിഞ്ഞു വീഴലാണ് രണ്ട് വാലേഹ തക്കോ മുസാത്തു ഇതിന്റെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് ദുഞ്ഞാവിലെ സുഹൃത് അള്ളാഹുവിനെ കൊള്ള ഇഞ്ചിത്ത അല്ലെങ്കിൽ ഹിമാന്നുണ്ടല്ല ഇൻതഹ ഷെയ്ഖുനാനെ മറുപടി തീർന്നു അപ്പൊ ഷാരിഹി പറയുന്നത് അപ്പൊ വളരെ ഉറപ്പ് വന്നു ഈസബിനെ അറിയാം അത് തന്നെയാണല്ലോ ഈസബിനെ മറിയം അലഹിസ്സലാം കണ്ടെത്തിക്കും അവർ ഹവാരിയാക്കളിൽപ്പെട്ട പിന്തലമുറക്കാർ എന്നുവെച്ചാൽ അവരുടെ സ്വഭാവം ഉൾക്കൊള്ളുന്ന പിന്തലമുറക്കാർ എത്തിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒക്കുന്നില്ലേ ഹവാരിയാക്കളെ സ്വഭാവം ഇത് തന്നെയാണല്ലോ ഈസാ അലഹി ഇസ്ലാമിനെ പ്രത്യേകമായി സ്നേഹിച്ച സ്പെഷ്യൽ അനുയായികൾക്കല്ലേ അവാരിയാക്കൾ എന്ന് പറയുന്നത് അവരുടെ തലമുറയിൽപ്പെട്ട ഒരു കൂട്ടുകാർക്ക് എന്റെ മതി നിൽക്കുമെന്നല്ലേ പറഞ്ഞു ഫത്തഹത്ത് തന്നെ ഹയ്യല്ലെത്തി എജിത് മറിയമ്മ ഈസാ അലഹി ഇസ്ലാം അവർ ഹവാരിയാക്കളിൽപ്പെട്ട ഒരു ഹലഫിന് എത്തിക്കും എന്ന് പറഞ്ഞത് ഈ ഹലഫിൽ തന്നെയാണല്ലോ വല്ലാഹു ആ അത് തീർന്നു പിന്നെ വിവരിക്കുകയാണ് മാ കൗമിന്റെ തരീക്കിൽ നിന്ന് ബാക്കി നിൽക്കുന്നത് എത്രയുണ്ട് എന്ന് പറയും ആ തേഞ്ഞു മാഞ്ഞിട്ട് പോയി കുറച്ച് ബാക്കിയൊന്നും ഉണ്ടാവില്ലേ അതാ പറയും ഇല്ലാറു സോമൻ ഒബ്ബമാലം താഴ്ഫോ അതാ ഇല്ലാ റുസോമൻ ചില റസ്മുകൾ ഒഴികെ എങ്ങനത്തെ റസ്മ് റൊബമാലം താക്കു ആ റസ്മുകൾ തേഞ്ഞു മാഞ്ഞു പോയിട്ടില്ല എന്ന് വെക്കാം പലതും റസ്മട ബാക്കിയുണ്ട് വതാക്ക ആ തേഞ്ഞു മാഞ്ഞു പോവാത്ത ബാക്കിയുള്ള റസ്മുകളെയാണ് മാ ബാഹു നമ്മൾ പിൻപറ്റുന്നതും നഖുഫു നഖിഫു അല്ല നഖു കപായ എന്ന് പേര് അപ്പൊ തതിയന്റെ അതേമാനാക്കും കാഫിപ്പിച്ച താഫു നഖുഫു അവിടെ കാഫി ആ അത് തന്നെയാണ് നാം പിൻപറ്റുന്നതും ആ റുസൂമുകളെ وهبك أن تظفر بالأغطان മസ്യർ والمعناس والقطان അല്ല മൂപ്പർ പറയും കൊൽത്തു അർ റുസൂം റുസൂം എന്ന് പറഞ്ഞാൽ എന്താ ഇല്ല റുസൂമൻ എന്ന് പറഞ്ഞ റുസൂം ഹുസൂമുൽ ഹുദൂദ് എന്ന് പറഞ്ഞാൽ എന്താ ഈ അമാറാത്തും അലാമാത്തും തദുല്ലു അല ഹക്കായിക്കൽ അഷിയായ്മ മഹാനീഹ അഷിയാക്കളുടെ ഹക്കായിക്കുണ്ടല്ലോ ഒരു യാഥാർത്ഥ്യം അതിന്റെ മാനിന്റെ മേൽ അറിയിക്കുന്ന ചില അലാമത്തിനെന്ത് പറയും ഹുസൂം എന്ന് പറയും ചില സൂചനകൾ ആ സൂചനയിൽ കൂടി ഇങ്ങനെ ചിലപ്പോ ചില നിശാനി അടയാളങ്ങൾ കിട്ടുന്ന പറഞ്ഞില്ലേ അതിൽ കൂടെ അങ്ങ് കടന്നു പോയാൽ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരും പിന്നെ റുബമാലം തഹഫു എന്ന് പറഞ്ഞ അഫാ ജഹഫു എന്ന് പറഞ്ഞാൽ എന്താ അഫൽ മക്കാനു എന്ന് പറഞ്ഞ ഇന്തറസ അത് തേഞ്ഞു മാഞ്ഞു പോയി എന്നാണ് എന്ന് പറഞ്ഞാൽ ലഹബ എന്ന് പറഞ്ഞു വക്കതയുത്തലക്കു അല സിയാദത്തി വെൽ കത്തറ വർദ്ധനവിന്റെ മേലും സാധനം അറിയിക്കാറുണ്ട് എന്നായി അപ്പ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർ സംഘം വർദ്ധിച്ചു എന്നർത്ഥത്തിന് അപ്പ പ്രയോഗിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തായിരിക്കും ബൊമ്പമാലം താഴ്ഫു എന്ന് പറഞ്ഞാൽ തേജ് മാഞ്ഞു പോയിട്ടില്ല അർത്ഥം ഇനി നെക്കഫു എന്ന് പറഞ്ഞാൽ നെത്തബാഹുവിന്റെ അതേ അർത്ഥം തന്നെയാണ് നെക്കഫു നെത്തബാഹിന്റെ അർത്ഥം തന്നെ ഇപ്പൊ നഹബ് എന്ന് പറഞ്ഞ ബിമാന ഇജൽ വഖദ്ദിർ നീ സങ്കൽപ്പിക്ക് ഫഹി അലി താബീർ വൽ ഔത്താൻ എന്ന് പറഞ്ഞതാണ് തമസറബിൽ ഔത്താൻ എന്ന് പറഞ്ഞാൽ മഹല്ലു സുഖിന താമസിക്കുന്ന ആളുകൾ ആ മഹലിനാണ് പറയുക ഔത്താൻ വപ്പന് ഔത്താനി പുത്താൻ എന്താ സിവൽ പുത്താനി എന്ന് പറഞ്ഞില്ലേ ആ പുത്താൻ എന്ന് പറഞ്ഞാൽ ലമ്മിൽ കാഫി കാഫിന്റെ ലമ്മു കൊണ്ട് വായിച്ചാൽ ജംറു കാത്തിന് ബിമാന സാക്കിൻ മാനാക്കാൻ മാനാക്കാണ് മാന ചുരുക്കത്തിൽ മുപ്പതെല്ലാം പറഞ്ഞില്ല അന്ന ഇൽമ തസവഫി വ മഹാനിയഹു വ ബിദഹാബി വന്തറസ വ എന്നാണ് നേരത്തെ പറഞ്ഞു വന്നത് ഏത് ഇപ്പുറം ഇന്നല്ലദീസ അൽത അൻഹു മാത്ത വ സാറ ബഅദു അമം എന്ന് പറയുന്ന മാനിയാണ് ഇത് പറഞ്ഞത് അന്ന ഇൽമ തസവഫി വ അതിന്റെ മാനികളും അതിന്റെ അതുവാക്കുകളെല്ലാം ഖദ് ദഹബ ബിദഹാബി അഗ്നിഹി അതിന്റെ അതിലൊരാറ് പോക്കോടുകൂടി അതും പോയി വന്തറസവഹഫിയ അത് തേഞ്ഞു മാഞ്ഞു പോയി ഇനി ഇല്ലാ റുസൂമൻ അതാണ് ഇവിടെ തുടങ്ങുന്നത് ഇല്ലാ റുസൂമൻ അലാമാത്തിൻ ചില റസുമുകളും അലാമാത്തുകളും ഒഴികെ ഇല്ലാ റുസൂമൻ എന്നല്ലേ വേണ്ടി അതെന്തല്ല പൊക്കെങ്ങനെയാണ് കതിൻ കത് ദഹബ വന്തറത്ത എന്നുള്ള ഇസ്ബാത്തിൽ നിന്നാണ് ഇസത്തിനെ അപ്പൊ വമാ ബക്കിയ മാ ബക്കിയ ഇല്ലാ റുസൂമൻ അപ്പൊ നഫിയിൽ നിന്നാക്കിയാൽ പോകുന്ന അപ്പൊ ഇല്ലാ റുസൂമും അല്ലേ ഈ കുത്തുബിഹീം അവരുടെ കിതാബുകളിൽ പറയപ്പെട്ട ചില റുസൂമുകളും അലാമാത്തും ഒഴികെ ബാക്കിയെല്ലാം പോയിന്നാണ് ആ അലാമാത്തുകൾ തതുല്ലു അത് അറിയിക്കും അല സിയരിഹിം അഖലാഖിഹിം ഓരോ സീറ എന്താണ് അവർ അഖലാഖ് എന്താണെന്ന് അറിയിച്ചു തരുന്നുണ്ട് ഫൊറുബമാലം താക്കു അത് തേഞ്ഞു മോഞ്ഞു പോവില്ല വലം തദ്ഹബ് അത് പോയിട്ടില്ല വഹാദിഹിം റുസൂമുല്ലത്തി ലം താഴ്ഫു ഈ തേഞ്ഞു മാഞ്ഞു പോവാതെ അവശേഷിക്കുന്ന റുസൂമുകളാണ് ഹിയ മാക്കാനു അലൈഹി അതേതാണ് മാക്കാനു അലഹിമിനൽ മുജാഹദത്തി വൽ മുഖാബദത്തി വൽ മുഷാഹദ അവരുടെ മുജാഹദ അവരുടെ കഷ്ടപ്പാട് അനുഭവിക്കൽ അവർ അനുഭവിച്ച കിട്ടിയ ഫലമാണ് മുഷാഹദ ഇതൊക്കെയാണ് ആ തേഞ്ഞു മാഞ്ഞു പോകാത്ത റസ്മുകൾ എന്ന് പറഞ്ഞത് ഒമത്തസഫോബിഹിമി മഹാസിനാക്കിനാൽ അവർ മുത്തസിഫായ കാര്യങ്ങളുമാണത് മക്കാദിമിഷീമിനാലും ഒമാ ഷാഹദൂഹമിനൽ കറാമാത്തി വൽ ഖവാദിക്കിനാൽ അവർ കണ്ടുമുട്ടിയൊന്നു ഒമാനത്തക്കോബിഹിമീൻ ജവാഹിരുൽ ഹിക്കം ഹിക്കുമത്തുകളാകുന്ന മുത്തുകളാൽ അവർ സംസാരിച്ച കാര്യങ്ങളും ും അഫ്കാറുഹും അവരുടെ ഫിക്കറുകൾ പുറത്തെടുത്തുന്നുണ്ടല്ലോ ഈ യവാക്കയത്തിൽ ഇസ്തിംബാത്ത് ചെയ്തിട്ട് ഒരൂമുകളാകുന്ന യാക്കൂത്തുകളാലും മഹാസിനിൽ പുഹൂമുകളാലും ഫഹാദിഹില്ലുമോ ഈ ഒന്നും തേഞ്ഞു മാഞ്ഞു പോവാതെ കദ്ദുബിൽ കുത്തുബ് കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഇല്ലാണ്ടായിട്ടുള്ളൂ പലമ്മ മാത്തു അവർ മരിച്ചു പോയപ്പോൾ ബക്കയ്യത്ത് ഈ സാധനങ്ങൾ ബാക്കിയായി ഫി ഐദിന്നാസിനി അതാണ് തീയത്ത് ബഹുവന്നാസു അതാക്ക മാനത്ത് ബഹു വനക്കഫോ എന്ന് പറഞ്ഞ ഫഹിയല്ലത്തീത്ത് ബഹന്നാസു വയസ്സുലുക്കൂനാലാ തരീഖിഹ ആ തരീക്കൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് വന്നു വലൈസ മുഷാഹദത്തി സൈരിഹിം മഹാസനിഹിം അവരുടെ സിയറുകളും മഹാസിനുകളും മുഷാഹദ ചെയ്യുന്നതിലല്ലോ സിറുള്ളത് അതിന് അംഗീകരിച്ച് ജീവിക്കില്ലാണല്ലോ ഫലം ഓരാഫി സമായി കലാമിഹിം ഒരോമിഹിം അവരുടെ കലാമും അവരുടെ ഒരോമും കേൾക്കുന്നതിലല്ല കാര്യമുള്ളത് വൈന്നമ സിറും മാക്കാനഫി ബവാത്തനിഹിം സിറുള്ളത് എവിടെയാണ് അവരുടെ ബാത്തിൽ ഉൾക്കുന്നതാണ് വമഷ്ടമിരത്താലിഹി കൊലോബും അസറാറുഹും അവരുടെ കൽബുകളും അസറാറും കൽബിന്റെ അപ്പുറാണല്ലോ സിറ് നഫ്സ് കഴിഞ്ഞാൽ പിന്നെന്തുണ്ട് കൽബുണ്ട് കൽബ് കഴിഞ്ഞാൽ റോഹുണ്ട് റോഹിന്റെ അപ്പുറമാണ് സിറുള്ളത് അപ്പൊ ഹയാത്തിഹിം അപ്പൊ പലായൂഹതു ഈ സിറ് ആ സിറ് പിടിച്ചെടുക്കപ്പെടൂല ഇല്ലാ മിന്നും അവരിൽ നിന്നല്ലാതെ അത് തന്നെ ഹാലുൽ ഹയാത്തിലല്ലാതെ അപ്പൊ മരിച്ചതിന് ശേഷം ശീഹാക്കുന്ന പരിപാടി ഇല്ലെന്നാ മുപ്പത് കൊണ്ടുപോകുന്നു പക്ഷെ അതിനൊക്കെ മതം തന്നെയാണ് മനുഷ്യനെ കൊണ്ടുള്ള നടന്നോട്ടെ പക്ഷെ അത് അസ്ലാക്കി വെക്കാൻ പറ്റൂല അങ്ങനെയാണെങ്കിൽ സഹാബത്ത് നബീ സല്ലാ അലി വസ്ലമ തങ്ങളെയും ഷേഖാക്കി വെക്കാമല്ലോ എന്ന് അവരോട് പോകുന്നു പിന്നെ അതിന് അവർ തെരഞ്ഞെടുന്നു അത് നടക്കൂല എന്നല്ല പറയുന്നത് നടക്കുന്നതിന് അസാക്കാൻ പറ്റൂല അവൻ കത്തുന്നുണ്ടോ അവിടെ പറഞ്ഞിട്ടില്ല ഫല യുഹദ് ഇല്ലാമെന്നും അതിന്റെ ബിഹാലി ഹയാത്തിയും ഫലോക്കാന തസോമുഫ് യൂഹദും മിനൽ കുത്തുബിൽ നിന്ന് പിടിക്കപ്പെടുമെങ്കിൽ ലഹ്തസബിഹി അറബാബുൽ അംവാലി വൽ ലാഹിർ പണക്കാർക്കെല്ലാം പിടിച്ചെടുക്കാൻ കിട്ടൂല കുറെ കിതാബ് വാങ്ങിച്ചാൽ മതി അറുന്നൂറ്റും കിതാബാണ് ചോദിച്ചാൽ അത് പോവെങ്കിൽ കുറച്ച് പൈസ എല്ലാം വന്നിട്ടുണ്ടോ അതുപോലെ അഹ്ലുള്ളാഹിന്റെ ഉലമാക്കന്മാർ വലിയ സൂഫിയാക്കളാവണ്ടല്ലേ പക്ഷെ വലാക്കിന്ന തസൌഫ് എന്നുള്ള ഇന്നമാഹുവ അത് വാക്കുൻ അത് ദൗക്കുകളാണ് ലാജിബുല്ലാമിന്നഹരില്ലത് വാക്കുന്നത് രുചിച്ചോളെ വക്കുന്നത് കുടിച്ചെടുക്കാന്നല്ലാതെ ഒരു സാധ്യതയില്ല വഹബുക്ക എന്ന് പറഞ്ഞ ഈ പാട്ടിന്റെ അർത്ഥം പറഞ്ഞു വഹബുക്ക അന്തറബില്ലൗത്താൻ വഹബുക്ക എന്ന് പറഞ്ഞാൽ സൈര നഫ്സക്ക നിന്റെ നഫ്സിർ നീ ആക്ക് വക്കാദിർഹ നീ സങ്കൽപ്പിക്കുക അന്നഹക്ക ലഫീർ തബില്ലൗത്താൻ നീ അവർ താമസിക്കുന്ന വത്തനുകളിൽ എത്തിച്ചേർന്നു എന്ന് നീ സങ്കല്പിക്കുക ഇവർക്ക് താമസിച്ച മഹല്ലു സുഖിനെ ലഭിച്ചേർന്നു അന്നഹ സയ്യിർ നഫ്സക്ക വക്കദ്ദിർഹ അന്നഖ എന്നല്ലേ വേണ്ടി അടന്നല്ലേ അളിന്നല്ലേ അല്ല അപ്പോഴും ഹാട് തമ്മിൽ നഫ്സിലേക്ക് കൊടുക്കണം നഫിറത്ത് നാക്കണം അന്നഹ നിന്റെ നഫ്സ് അപ്പുറം ഹബുക്ക എന്ന് പറഞ്ഞ വത്തക്കാരനെ കാന്ന് പറയുമ്പോണ്ട് ഇഷ്ടാബല്ലേ ഒന്നിക്ക് നിന്റെ നഫ്സ് അല്ലെങ്കിൽ നീ ലഫിറത്ത് ബിൽ ഔത്താൻ ഔത്താൻ കൊണ്ട് വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഔത്താനിലേക്ക് എത്തി വഹിയ മഹാസനഹുമ മഹാസിനഹുമുല്ലത്തി കാണും അലിഹ സക്കനു ഫിഹയിലെത്തി സുമ്മറഹലു അന്ന പിന്നെ അവർ പിരിഞ്ഞുകൊണ്ട് പോയി തറക്കു അതിനുപേക്ഷിച്ചു അപ്പൊ നീ വഹാബുക്ക എന്ന് പറഞ്ഞാൽ എന്തായി നീ ഓർ താമസിച്ചിരുന്ന വത്തനിലേക്കാണ് ഇപ്പൊ എത്തിയത് ഏ ശരിയായ സിറിന്റെ അഹലികാറയും അതിന്റെ പോയിന്റിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നായി താമസിച്ച വരിയിലേക്ക് എത്തി നീ സങ്കല്പിച്ചോ മനസ്സിലായിട്ടില്ല കേഞ്ഞു മാഞ്ഞു പോവാത്ത റുസൂമുകൾ ബാക്കിയായി അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാം പിൻപറ്റുന്നത് അപ്പൊ നീ എന്താക്കണം വഹാബുക്ക നീ നിന്നെ സങ്കല്പിച്ചോ അൻ തമത്തറബില്ല അവർ താമസിച്ച വസനുകളിൽ നീ എത്തിച്ചേർന്നു എന്ന് വിചാരിച്ചാ മതി അതേ അവസരത്തിൽ മസിറു വൽമാന സിറും മാനിയുള്ളത് എവിടെ അസിബൽ കുത്തൻ താമസിച്ച അഹലുകാരാണല്ലോ അഹലുകാർ പോയി അവർ താമസിച്ച സ്ഥലത്തെത്തി എന്ന് പറയാം മസിറു വൽമാന ചെറുവും ഉള്ളത് കാടി നിൽക്കുന്നവിടെ ഇല്ല ഫി സുഹബത്തിയും അവർ സുഹബത്തിലല്ലാതെ മറ്റൊന്നിലും ഇല്ല വല്ലഹദി അന്നും അവരിൽ നീ കുടിച്ചെടുക്കലും അല്ലാതെ ഇല്ല ഭക്തിബാസിൻ നൂറില്ലതി കാനഫി ബാത്തിനെയും അവരുടെ ബാത്തിൽ ഉണ്ടായിരുന്ന നൂറിൽ നിന്ന് എത്തിബാസ് ചെയ്യലുമല്ലാതെ വേറൊന്നുമില്ല നാട്ടിലെത്തിയേ വരാനുള്ളൂ അവർ താമസിച്ചിരുന്ന ഒരു വീട് ആ വീടിൽ ഉപേക്ഷിച്ച് അവരെല്ലാം ഇട്ടിട്ട് പോയി പോയപ്പോൾ ആ ഓരോ ഉപേക്ഷിച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അതൊക്കെ കിതാബിൽ കൂടി ഇങ്ങനെ കണ്ട മാതിരി ആയിട്ടുണ്ട് പക്ഷെ എന്താ ഇല്ല ആളെ കിട്ടിയിട്ടില്ല എന്ന് പറയാം ഇത് മനസ്സിലായിനാ വക്കം റഹമദാലിക്ക ആ സുഹബത്ത് അഹദ് എല്ലാം പോയി ബി റഹാബിഹിം അവരുടെ പോക്കോടുകൂടി അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ പോയിട്ടില്ല ഇനി ആള് ബാക്കിയുണ്ടെന്ന് ഇല്ലാമൻ അള്ളാഹു സഹാദത്ത് നൽകിയവർ ഒഴികെ എങ്ങനെ ബി ലിക്കായി മൻ ചിലരെ കണ്ടുമുട്ടൽ കൊണ്ട് എങ്ങനത്തെ കണ്ടു ആളെ കണ്ട എന്നും ഈ ഹയാത്തിയും അവർ ഹയാത്തിൽ നിന്ന് തന്നെ പിടിച്ചെടുത്തിട്ട് ഇപ്പം ബാക്കിയുള്ള കുറച്ചാളുണ്ട് ഓണ കണ്ടുമുട്ടാൻ ബാക്കിയുള്ള ആളുകൾക്ക് ശ്രദ്ധിച്ചു വഹാദ അവനാരെയി കത് നസിറബിൽ ഔത്താനി വസുഖാൻ അവർ ഔത്താനെ കൊണ്ട് സുക്കാനെ കൊണ്ട് വിജയിച്ചാളെ ഈ നോയിൽ നിന്ന് ഭൂമി ഒരിക്കലും എന്തല്ല ഹാലിയല്ല കമാ മുമ്പും പറഞ്ഞിട്ടുണ്ട് കിതാബിൽ കൂടി എന്ത് കിട്ടണം ഈ വിചിതാനം വാക്കം കിട്ടണം എന്ന് വിചാരിച്ച് മേലുണ്ണം ഗതി വെച്ചാൽ ഒഴിക്കെ പൈന്നഹോ എല്ലാ പാടാത്തതും കഥ നഫിറബിൽ വസ്തുക്കാനി വസ്തുക്കാനിനാണ് പുത്താനി വസ്തുക്കാനിനല്ല വേണ്ട നോക്കറ നമ്മൾ ചർച്ചക്ക് നാടൻ നേരെ കാട് കറിയിട്ടില്ലേ നോക്ക് ഔത്താനി പുത്താനി ഔത്താൻ എന്ന് പറഞ്ഞതാണ് താമസിച്ചിട്ട് പിരിഞ്ഞു പോയിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ സ്ഥലം അതാണ് ഏത് കിതാബുകളിൽ കൂടി കിട്ടുന്ന ഒരു യാത്രക്കാരൻ ഉപയോഗിച്ചുകൊണ്ടല്ലേ പറയുന്നത് കിതാബുകളിൽ കൂട്ടുന്ന ഈ ചരിത്രങ്ങളാണ് ഏത് ഔത്താൻ അത് പാലിച്ച് സ്വയം ജീവിതം പകർത്തിയ നേതാക്കന്മാർക്ക് എന്താ പറയുന്നത് കുത്താന് സുക്കാന് എന്ന് പറയുന്നു ഓറെ കിട്ടിയിട്ടില്ല എന്നല്ലേ അതിൽ നിന്ന് ചുരുക്കം ചിലരെന്താക്കി അതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആളെ മുട്ടിയിൽ വിജയിച്ചവരുണ്ട് വഹാദ അത്തരം ആളുകൾക്ക് അത് നഫിറ എന്താ വേണ്ടി ബിൽ ഔത്താനിവ സുക്കാൻ ഔത്താന് കൊണ്ടും സുക്കാന് വിജയിച്ചു എന്ന് പറയാ ഒന്നിച്ചു പറയാം ഓർക്ക് വത്തനും കിട്ടിയിട്ടുണ്ട് സുഖാനികളെയും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടും ഒന്നാകാണെങ്കിൽ കുത്താനി വസ്തുക്കാനി നോക്കണം ശേഷക്കാരോ ഔത്താന് കൊണ്ട് മാത്രം വിജയിച്ചു ആരെ കിട്ടിയില്ല സുഖാനെ കിട്ടിയില്ല നോക്കണം കുത്തുബിൽ കൂടി പിടിച്ചെടുക്കണമെന്ന് കൊതിവെച്ച എന്നാൾ ഒഴികെ ഫൈനഹു കുത്തുബിൽ കൂടി വിജയ് നേടിയ ആള് ലഫിറബിൽ ഔത്താല് കൊണ്ട് കിട്ടിയിട്ടുള്ളൂ ഒപ്പാത്തഹു സുഹബത്ത് ഉസ്സക്ക നഷ്ടപ്പെട്ടു ശരിയില്ലേ വമാസാരത്തിൽ ആമ്മത്തു തക്കോലു ആമ്മത്ത് പറയാറുണ്ടല്ലോ പൊതുജനങ്ങൾ തന്നെ ഒരു പൊതുവല്ലോ പഴഞ്ചില്ലാന്ന് അസിറു ഫിസാക്കിനി സാക്കിനിലാണ് സിറുള്ളത് എന്നല്ല മത്തനെല്ലാം അല്ലെ ആ ഈ ദൂനൽ മത്തനെല്ലാം എന്ന് പറയുന്നുണ്ട് അതാ അതാണ് ഇത് മസ്സെറോ അത് ഒരു പാഞ്ചല്ല മുമ്പിൽ തെളിവെടുത്തു വെച്ചത് മസ്സെറു വൽമാന സിവൽ കുത്താനി എന്നൊരു പാഞ്ചല്ലാണ് അതാ വക്കാല ഷാര് പറഞ്ഞു അമുറു അലദ്ദിയാരി ദിയാരി ലൈല മുഖബിരുദൽ ജിദാറ വദൽ ജിദാറാൻ ലൈലാന്റെ മജുരൂല്ലേ മജനൂര് പറയുന്ന അല അലത്തിയാർ ഞാൻ കുറെ ദാറുകൾ അടുക്കിൽ കൂടി നടന്നു പോകും ഏതാറ് ദിയാറ് ലൈലാന ദിയാറിൽ കൂടി എന്നിട്ട് മുഖബിലു ഞാൻ ചുംബിക്കും ദൽജിദാറ വതൽജിദാറ ആ ചുമരം ചുംബിക്കും ഈ ചുമരം ചുംബിക്കും ശരിക്കും ആ ചുമരനല്ല ചുംബിക്കുന്നത് ആരെയാണ് ഇതിനോട് താമസം ലൈലുണ്ട് ലൈലിയാണ് ചുംബിക്കപ്പെടുന്നത് ശരിക്കുള്ള തഹട്ടീക്ക് എന്ന് പറഞ്ഞു ഒമാഹബുദ്ദിയാറ് ഷഹഫിന കൽബി വലാക്കിൻ ഹബ്ബു മൻസക്കനദ്ദിയാറാന്ന് എന്ന് പറഞ്ഞു ദിയാറിന്റെ ഹബ്ബല്ല എന്റെ കൽബിനെ പൊടികൂടിയിട്ടുള്ളത് വലാക്കിൻ ഹബ്ബു മൻസക്കനദ്ദിയാറാ وقال آخر وارجل പറഞ്ഞു فما المنازل لولا أن تحل بها وما الديار وما الأطلال والخيم لولاك ما شاقني ربع ولا طلل ولا سعت بي إلى نهب الهما قدم ഒരു പാട്ടുകാരൻ പറഞ്ഞു ഒമൽ മനാസിലു എന്ത് മനസ്സില മൻസില മൻസില നീ ഇറങ്ങുന്ന സ്ഥലത്തിലല്ലേ പറയില്ലേ ലൗല അൻ തഹില്ല ബിഹ ആ മനസ്സിലയിൽ നിങ്ങളെങ്ങാനും ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ പിന്നെന്ത് മനസ്സിലെയാണ് അപ്പൊ നിങ്ങളും നിങ്ങൾ ഇറക്കാണ് മനസ്സിലൊക്കെ പോയിച്ച കൂട്ടുന്നു വമദ്ദിയാറു പിന്നെന്ത് ദിയാറാണ് എന്ത് പലലുകളാണ് എന്ത് ഹൈമകളാണ് അതിനൊന്നും ഇറക്കില്ല ലൗലാക്ക നിങ്ങളില്ലായിരുന്നുവെങ്കിൽ മാ ശാഖനി റബുൻ ഒരൊറ്റ റബും എന്നെ ശോകിപ്പിക്കൂല നമ്മളെന്ന് ചെറിയ ഓരോ മേഖലകളിലാണ് താമസിക്കുന്ന ഒരു കബീലകൾ കൂട്ടമായി താമസിക്കുന്ന ഒരു കോളനി എന്ന് പറയാ കോളനി എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന ചെറിയ ചെറിയ ചുമരുകളും അതും തന്നെ ശോകിപ്പിക്കില്ല നിങ്ങളുണ്ടാകേണ്ട അവിടത്തേക്ക് ആളുവരുന്നു വല സെഹത്ത് ബി എന്നെയും കൊണ്ട് നടക്കൂല കഥമുൻ ഒരു കഥമും നടക്കൂല ഇരാനഹവിൽ ഹിമ ആ ഹിമന്റെ ഭാഗത്തേക്ക് എന്നെയും കൊണ്ട് കഥമു നടക്കൂലായിരുന്നു വക്കാല ആഹറു മാറാൻ പറ ചിലർ പറഞ്ഞ പാഞ്ചലിൽ ഈ പാഞ്ചലിൽ ഇത്ര അധികം കൊണ്ട് തന്നെയാണ് അന്ന് ചില സ്ഥലത്ത് കുറച്ച് ചേർന്നുണ്ട് ഔത്താന് കൊണ്ട് ഈനാസ് കൊള്ളൻ ആരാന്നറിയോ തൽക്കാലം വസന് കിട്ടിയാൽ മതി കാര്യമില്ലെങ്കിൽ ആ ചൂടിയെങ്കിലും കൊണ്ടാന്ന് പറയുന്നത് ആരോടാണ് മല്ല ഇഷ്ക ഇന്ദഹബി സുക്കാൻ സുഖാന്റെ കാര്യത്തിൽ ഇഷ്കില്ലാത്താക്കം ഔത്താന് കൊണ്ട് ഇങ്ങനെ ആനന്ദം കൊള്ളും അപ്പൊ കാര്യമില്ലാത്ത ആളെന്താക്കി ഫോർമാലിറ്റി കൊണ്ട് വലിയ ആനന്ദം കാണലുണ്ടല്ലോ വലിയ കാര്യം നേടിയത് അറിയിച്ചു എന്നാ അവലം ഞതപ്പുറബി സുഹമ്പത്തിൽ കുത്താൻ കുത്താനി ഇങ്ങനെ സ്വഹമ്പത്ത് കൊണ്ട് വിജയിക്കാത്ത ആളെന്താക്കും തൽക്കാലം വസന് കൊണ്ട് മതിയാക്കൂ എന്ന് പറയും അപ്പൊ ഫലായത്ത് അന്നസുബി കുത്തുബിൽ കൗം കൗമിന്റെ കിതാബ് കൊണ്ട് ഈനാസ് കൊള്ളൂല വയക്കുനമിതാലിക്ക ഇതുകൊണ്ട് മതിയാക്കൂല ഇല്ല മൻ ലം ഞെതുക്ക് ഷൈ എന്നാണ് ലമ്മ് വേണം അവിടെ ലമ്മുണ്ടാ അല്ല അടുത്തിട്ടുണ്ടല്ല ഇല്ലാ മൻ ലം ഞെരുക്ക് ഷൈ എമ്മിന്റെ നിന്ന് ഒന്നും ആസ്വദിക്കാത്ത കൊട്ടു കൂട്ടർ എന്താക്കും കിതാബ് നോക്കി തൽക്കാലം കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചുകൂടാം നേർക്ക് നേരെ ആസ്വദിച്ച കൂട്ടർക്ക് പിന്നെ കിതാബിന്റെ ആവശ്യം വരുന്നില്ല അത് ഓന്റെ ശീലം തന്നെയല്ലേ ഇത് പിന്നെ അത് പിന്നെ കിതാബ് വായിച്ചിട്ട് ആസ്വദിക്കേണ്ട കുഴക്കണ്ടല്ല വലാനഹലിത്തിഹാക്കവിയും അവരുമായി ചെന്നു ചേരാൻ വേണ്ടിയിട്ട് ഊർജ്ജസ്വതയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യാത്ത ആളുകളാണെന്നാക്കൽ കിതാബ് കൊണ്ടും മറ്റുകൊണ്ടും മാത്രം പൊരുത്തപ്പെട്ടു കഴിഞ്ഞുവിടുക ഒന്നാഹുകാലം ثم ذكر استصعاب ما سئل عنه من سنن الفقير لغرابتها في زمنه പിന്നെ മൂപ്പർ പറഞ്ഞില്ലേ മാ അസ്സ അനി തഹരീർ ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനോ ഏടിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാന്ന് വളരെ പ്രയാസമാണ് അത് വളരെ പ്രയാസകരമാകാനുള്ള കാരണം സുനൽ ഫക്കീർ ഫി സമനിഹി മൂപ്പറ കാലത്ത് വളരെ ഗരീബായി പോയത് കൊണ്ടാണ് പറഞ്ഞാൽ ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല لم يجد الحبر لها خلاصا خضنا معفوظ آه. لأنها مسلة غادي مسألة غريبة حقيقة الجواب عنها ريبا وقلما تلفارها مساعدا بل منكرا أو ناقدا أو جاحدا കുറേ കാരണങ്ങളാണെന്ന് വഹാദിഹി നീ ചോദിച്ചത് മസ്തലത്തും മൊഹത്താസ ബുദ്ധിക്ക് ഒതുങ്ങാത്തൊരു മസ്തലയാണ് മൊഹത്താസ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് പെട്ടെന്ന് ഒതുങ്ങാത്തൊരു മസ്തല ലം യജിദുൽ ഹിബറു വലിയൊരു പണ്ഡിതൻ നിന്ന് എത്തിക്കുന്നില്ല ആ മസലക്ക് ഹുലാസ ഒരു ചുരുങ്ങിയ വിവരം വലിയ ഹോലാനോട് ചോദിച്ചാൽ തന്നെ തൃപ്തികരമായ മറുപടി ഇതിനെപ്പറ്റി കിട്ടുന്നില്ല എന്ന് പറയും നിങ്ങൾ നെഹബാ സറഫ മന്ദിക്കോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാന്ന് പറയും ഇതൊന്നും ചോദിച്ചാൽ നമുക്ക് കിട്ടൂല അതിന്റെ കാരണം എന്താണ് ആ മസലത്തുൽ ഹറീബത്ത ഒരു മസലയാണത് ഹക്കീക്കത്തുൽ ജവാബി പറ്റിയുള്ള ഹക്കീക്കത്തുൽ ജവാബി ദീപത്തുൻ എന്തെല്ലാം ഊഹാപോഹങ്ങളും സംശയങ്ങളും പറയാൻ തന്നെ ഹക്കീക്ക് ഓർമ്മ കഴിയൂല മാത്രമല്ല വക്കല്ലമ തൽഫാലഹ മുസാഹിദൻ അതിനെ സഹായിക്കാൻ വേണ്ടി പറ്റുന്ന ഒരാളെ നീ കണ്ടുമുട്ടാനും വളരെ പ്രയാസമാണ് ചോദിച്ച പിന്നെ ഇഷ്കാല കുടുങ്ങിപ്പോയാൽ ഇത് ചോദിച്ച ആരോട് പോയിട്ട് സംശയം തീർക്കേണ്ടത് മുസാഹിദിനെ കിട്ടൂല ബാൻ പിന്നെ ആരെ കിട്ടുന്നതോ ഒന്നിക്ക് മുങ്കിർന്ന് കിട്ടും ഏ ഒന്നുമില്ല ഇതെല്ലാം മതി പറയുന്ന വരും പിന്നെ അവൻ നാക്കിതൻ എല്ലാം ഇതിനെ കുറ്റപ്പെടുത്തിയിട്ട് ഇന്ത്യക്കാതെ ചെയ്യുന്ന ആള് തെറ്റും ശരി പരിശോധിക്കുന്ന ആ മുജാഹിദൻ അല്ല പറ്റ നിഷേധിക്കുന്ന ആളാണ് ഇങ്ങനെ ഏതെല്ലോ പാർട്ടിക്കാരൻ എനിക്ക് കിട്ടുള്ളൂ ഇതിന് മുസാഹിദായിട്ട് ആളെ കിട്ടൂല അത് ചിലപ്പോ അത്തപ്പേരിക്കും ഉപ്പറ പറയും പദ്യമൊക്കെ ഉണ്ട് മുസാഹിദ ജാഹിദ എന്ന് പറഞ്ഞിട്ട് പുൽത്തു ആ മസ്അലത്തുൻ മൊഴത്താസാന്ന് എന്ന് പറഞ്ഞില്ലേ അതിന്റെ ആ മസ്തല എടുക്കുന്നത് അൽ എഹ്തിയാസ് എന്ന് പറഞ്ഞാൽ ഇസിയാനിൽ നിന്ന് ഇവിടുത്തെ ഇഫ്തിയാല് ബാബാന്ന് മഴത്താസ ഷൈ ഓ എന്ന് ഇതാ അസ കുർത്തക്കെട് കാട്ടി പിടിയിലൊതുങ്ങിയില്ല എന്നതിന്റെ അർത്ഥം അപ്പൊ മസ്തലത്തും മൊഴത്താസത്തുൻ എന്ന് പറഞ്ഞാൽ എന്തായി നമ്മളെ പിടുത്തത്തിൽ ഒതുങ്ങാത്ത നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില ഉൽമുണ്ട് പിന്നല്ലപ്പുറം വലം യുങ്കിത് അങ്കാത ഇങ്കാത ഇങ്കാത വലം യങ്കത് എന്നല്ലോ അടുത്തകിന് ആ ഇങ്കത് അതെ നമ്മൾ ആദ്യത്തെ കുറെ ചിന്തിച്ചു ചെയ്യുന്നത് ഇങ്കാത യങ്കാതു നമ്പർ മുതാജ് എങ്ങനെയുണ്ട് യങ്കാതു ലം പറഞ്ഞാൽ എന്താകും ലം യങ്കത് അപ്പൊ വഴിപ്പെട്ടില്ല അസ വലം യങ്കത് പിടിയിലൊതുങ്ങിയില്ല പിന്നെ അല്ലാംജരിതിൽ ഹൈബറോ എന്നുള്ള ബി കസിരിൽ ഹായ് വഫത്തിഹ രണ്ടും വായിക്കാം ഹാന്നും വായിക്കാം ഹീന്നും വായിക്കാം അൽ ആലിമുന്നീർ ഹുലാസ എന്നുള്ളത് അഷൈ ഹുലാസത്തു ഷൈന് തഹ്ലീസുഹു വ തഹരീറുഹൂന ഒരു ചുരുക്ക ഷോർട്ട് വിവരം ഹുലാസ പറ അത് എത്ര ചുരുക്കം പറ മസലത്തുൻ ഹരീബത്തുൻ ഹക്കീക്കത്തുൽ ജവാബിയെന്ന ദീബ എന്ന് പറഞ്ഞല്ലോ ദീപത്ത് എന്ന് പറഞ്ഞാൽ എന്താ ദീപത്തു വർ റൈബുഹു വ ഷക്കു സംശയത്തിനാന്ന് പറയുന്നത് റൈബ് ദീപത്ത് രീബ് എന്നൊക്കെ പറയുന്നു യാനി അർത്ഥം എന്താ അന്നഹാദിയിൽ മസലത്ത വഹിയ തരീഖ് സൂഫിയത്ത് ദൗക്കിയായ തരീഖ ഉദ്ദേശിക്കുന്നു അർത്ഥമല്ലല്ലോ ദൗഖിയായ ഈ മസ്തല മസലത്ത് മറ്റാസത്തുൻ അത് പൊടിയിലൊതുങ്ങാത്തൊരു മസലയാ ആസ്വദിച്ചാക്കിയാലേ പറയാൻ പറ്റുള്ളൂ ഐ അവീസത്തു തഹരീർ യസ്അബു തഖലീസുഹ അലൽ ആലിമിൻ നിഹരീർ ആലിമിൻ നിഹരിതായ മനുഷ്യന് പോലും ചുരുക്കി പറഞ്ഞു കൊടുക്കൽ പോലും പ്രയാസമാകുന്ന രീതിയാണ് എന്തുകൊണ്ട് ഇബാറത്തിൽ ലിസാനി ലിസാനിയായ ഇബാറത്ത് ഉടനെപ്പറ്റി ഇബാറത്തിട്ടാൽ ഫൈനഹു ദൗക്കും അൽ വിജിദാൻ ഈ ദൗക്കും വിജിദാനുമാണ് ദൗക്കും വിജിദാൻ ലിസാനുണ്ട് ഇബാറത്തിടാനാവൂലല്ലോ രാവിലെ ഒരാൾ ചായ കുടിച്ച് നല്ല രസമുണ്ട് നല്ല മധുരമുണ്ടെന്ന് പറഞ്ഞു അത് വിശദീകരിച്ചാട്ടെ എന്ന് പറഞ്ഞാൽ എന്താ പറയാ പാത്തഹുദ്ദോക്കു അൽവിജിതാൻ പാത്തഹു കമ്പനികൊണ്ട് അതിനെ തൊട്ട് ഇമാറത്തിട്ട് ലോകം വിജിതാനം നഷ്ടപ്പെടും ഇനി ഇബാറത്തില്ല എന്ന് വെക്ക ഇഷാറത്താക്കിയാലോ ആർക്കൊന്നും തിരിയൂല വൈൻ നഷാറയിലേഹാബി തൽബി സൂചനാ രീതിയിൽ ഇഷാറത്തിട്ട് എന്ന് വെക്ക എന്തിന്റെ ഇബാറത്തുൽ ലിസാൻ ഇല്ലാതെ കണ്ട് ഇബാറത്തിട്ടാൽ ലാഫുഹമഹു തസ്രീ ശരിയാക്കി പറഞ്ഞാലേ തിരിയൂന്നുള്ള ചിലരുണ്ടാവും ഓർക്കൊന്നും തിരിയൂല അതാ സൂചന അപ്പൊ രണ്ട് കൂട്ടർക്കുന്നുണ്ട് നേരെ പറഞ്ഞാലും പ്രയാസാന്ന് സൂചന പറഞ്ഞാലും പ്രയാസം തന്നെ സാഹിബ് അമ്പു അലാ കുല്ലി ഹാലിൻ ഇബാറത്തുൽ ലിസാനായാലും തിരക്കടില്ല തൽവീഹായാലും തിരക്കടില്ല ഇബാറത്തുൽ ഇഷാറത്തിലുണ്ട് സഅബ് ഇല്ല അലാമൻ നസറഹുല്ലാഹ് ഫലുകാരായ ഇജാലിന്റെ സ്വഹബത്ത് കൊണ്ട് വിജയം നൽകിയവരൊഴികെ വൽഹാലു വൽഹാലു കൊണ്ടും അപ്പൊ ഫയുഅബിറൂന അൻഹ അത്തരക്കാർ അതിനെപ്പറ്റി ഇമാറത്തിടും ബിൽ മക്കാല് കൊണ്ട് ഇമാറത്തിട്ടതിന് ശേഷം സുമ്മയൻഹനൂന ഇലയ്ഹ ബിൽ ദൗഖി വൽ ഹാല് കൊണ്ടെന്താക്കും അവർ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയും ചെയ്യും രണ്ടുമായി റിജാലിനോട് സുഹബത്ത് കെട്ടാത്തവരോ പലായത്തുമഹു അവൻ കൊതിക്കേണ്ട പലായത്തുമായി കൊതിക്കേണ്ട അയ്യനാലാബിൽ മക്കാൽ പറച്ചലുകൊണ്ട് തിരിഞ്ഞു പോകും എന്നൊന്നും വിചാരിക്കണ്ട ലിയന്നഹ കാരണം മസ്ഹറത്തുൻ ഖരീബ രണ്ടാമത്തെ വരിയിലേക്ക് എത്തി ലിയന്നഹ മസ്ഹറത്തുൻ ഖരീബാനു ബൈത്തിലേക്ക് കടന്നു വ അതിന്റെ അഹലുകാരാണെങ്കിൽ ഉറബാൽ വളരെ ഖരീബായ ആളുകളുമാണ് فلا يقبل الغريب إلا إلى الغريب غريب അയാൾ ഗരീബിനെ കൊള്ള എല്ലാടെ ചേരൂരല്ലോ ولا يفهم حال الغريب إلا مثله مثله ഗരീബിന്റെ ഹാല് ഗരീബിനല്ലാണ്ട് തിരിയില്ലല്ലോ വൈദാക്കാനത് മസലത്തൻ വലീബത്തൻ അത് വലീബത്തായ മസലയാപ്പോൾ തഹക്കീഖുൽ പറയുന്നു അപ്പോ അവിടെ തഹക്കീക്കു അത് പറഞ്ഞല്ലേ ഹസീഖത്തുൽ ജവാബി അൻഹ ദീബ അപ്പൊ തഹക്കീഖുൽ ജവാബി അന്ന അതിനെപ്പറ്റിയുള്ള ജവാബ് തഹക്കീക്കാക്ക ദീപത്തുൻ ലിമൻ മിൻ അത് ജവാബ് തഹക്കൂത്ത് ആക്കി കൊടുക്കലല്ലേ ചോദിച്ചതിന് മറുപടി ആയിട്ടല്ലേ ജവാബ് അറിയല്ലേ അല്ലേ അപ്പൊ തഹക്കീക്ക് എന്നല്ലേ വെവുക്കും വിജിതാനും ഇല്ലാതെ കണ്ട് ഇബാറത്തിൽ കൂടി അർത്ഥം അതിനെ പറഞ്ഞു കൊടുത്താൽ ഞാൻ അനുഭവിക്കാത്ത കാര്യം എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാലും ഓടിക്കുന്ന സംശയം തീരൂലല്ലോ അതെങ്ങനെയായിരിക്കും ആസ്വദിച്ച ഒരാൾ ശരിക്കും പറഞ്ഞു കൊടുത്താൽ തെക്കിച്ച് പറഞ്ഞു കൊടുക്കാം ആസ്വദിക്കാത്ത ഒരാൾ ഇതുവരെ ഗൾഫിൽ പോകാത്ത ഒരാൾ ഗൾഫിന്റെ വാർത്തകൾ ഇവിടുന്ന് പറഞ്ഞു കൊടുത്താൽ പോലെ ഊഹാവഹം പറയാന്നല്ലാണ്ട് വെറും ദീപത്ത് പറയാന്നല്ലാണ്ട് എന്ത് പറയാനും വായിലൻ എന്ന് മാത്രമല്ല ഹക്കീക്കത്തുഹ അതിന്റെ ഹക്കീക്കത്ത യാഥാർത്ഥ്യം ഉൾക്കൊള്ളൽ പോൽ അക്കലുകളുടെ മധുരത്തിനെ തൊട്ട് ബഹീദത്താകുന്നു സാധാരണ അക്കലിനെയും അപ്പുറമുള്ള വസീദത്ത് കൊണ്ട് വിട്ടേണ്ടതെന്ന് കൊണ്ട് പറഞ്ഞു ഞാൻ പണ്ട ആരാത്ത വശം പറഞ്ഞിട്ടില്ലേ അക്കലിന്റെ അപ്പുറം ഒമ്പതാമത്തെ ഒന്ന് പഞ്ചനങ്ങളാകുന്ന അഞ്ചും ഉസ്താദും കിതാബിന് പുറമെ അക്കല് എട്ടാമത്തേന്ന് അക്കലിന്റെയും അപ്പുറം തന്നെ ബസീറത്തുണ്ട് അപ്പം അക്കലിന്റെ തവറിന്റെ അപ്പുറമുള്ള തവനാതുകൊണ്ട് അർബാബുൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിജീല ഖിയാസിയായ റുക്കോല് അതായത് ഒരു കണ്ടതിന്റെ മുകളിൽ വേറതിനെ ഖിയാസാക്കി പിടിക്കുന്ന അക്കലുകൾ അതുപോലെ നുക്കൂലുൽ എൽമിയ അതുപോലെ തന്നെ ആദ്യം ഒരു നെസ് പറഞ്ഞ ആ നെസ്സിൽ നിന്ന് ഖിയാസാക്കി ഒരു പുതിയ കണ്ടെത്തുന്നത് അതിന്റെയും മധുരത്തിന്റെയും അപ്പുറമാകുന്നു അതാണ് ഇബിനുൽ പാടുന്നത് بحيث استقلت أكله واستقر واستقرت استفزتي എന്നല്ലേ വേണ്ടി സായല്ലേ നമ്മൾ ഷറലിക്കുന്നുണ്ടായിരുന്നത് فثم وراء النكل علم يدق عن مدارك غايات العقول السليمة ഇപ്പുറത്ത് ആയത്തിൽ പറഞ്ഞതാ تلقيته مني وعني أخذته ونفسي كانت من عطائي ممدتين ولا تكون മനുഷ്യ നീ ആകാൻ പാടില്ല നിമ്മൻ ഒരാളെ കൂട്ടത്തിൽ ഒരു മുലർക്ക എങ്ങനത്തെ മുലർക്ക തയ്യശത്തുഹോ അവൻ അമ്പറപ്പിലാക്കിയിട്ടുണ്ട് തുറൂസുഹോ എന്റെ കിതാബും കെട്ടുകളോ എത്ര പോട് കിതാബും കെട്ടോന്ന് ഞാൻ കുറച്ചോനെ ഓൻ എത്ര വലിയ ആളായിരിക്കണം ആ കിതാബും കെട്ടിനെ വലിപ്പം നോക്കിയിട്ട് ആകാം അന്ന കുട്ടി നടക്കുന്നില്ല ആ കൂട്ടത്തിൽ അയച്ചു കാര്യമില്ല യത്തരത്തിൽ അവന്റെ അഖിലിനെ എന്താക്കി മുസ്തഖില്ലാക്കി അഖിലുകൊണ്ടെല്ലാം കണ്ടെത്താം അഖിൽ പുസ്തകില്ലാണ് അങ്ങനെ ഇതിലങ്ങ് തന്നെയാ ഹിറോളിക്കമിനുള്ള മുസ്തഫീനാണ് അഖിലിനെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കുന്ന ഒരു സാധനത്തിന് ഷാർട്ടാക്കി ഇളക്കി വിടില്ലല്ലോ അപ്പൊ അക്കലിനെ ഇളക്കി വിട്ട് ഇത് ഈ തുറൂസുകൾ അക്കലെല്ലാത്തിനും മതിയായതായി കണക്കാക്കുകയും അക്കലിനെ ഇളക്കി വിടുകയും ചെയ്തു നീ അക്കലിയായ കിയാസ് കൊണ്ട് പലതും കണ്ടെത്തണോന്ന് ഈ തുറൂസുകൾ അവനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞോളൂ അങ്ങനെ കൂട്ടത്തിൽ നീ അവണ്ട എന്തുകൊണ്ട് നക്കലി നീ കിതാബിക്കണ്ട കണ്ട നക്കലിനെയും അപ്പുറം എത്രയോ അപ്പുറമുണ്ട് ഇൽമുൻ ഒരുപാട് ഇൽമുണ്ട് ഇങ്ങനത്തെ അത് ദഖീഖാണ് അൻ മദാരിക്ക് ഗായാത്തിൽ ലുക്കോലി സലീമത്തി സലീമായ അക്കലുകൾ ചെന്നെത്തുന്നതിന്റെ ലാസ്റ്റ് ഉണ്ടല്ലോ ആ ലാസ്റ്റിന്റെ അപ്പുറം ഉണ്ട് ചില വിലോമുകൾ തലക്കൈത്തുഹോ ഞാനതിനെ പിടിച്ചെടുത്തിട്ടുണ്ട് ആ ഇൽമിനെ മിന്നി എന്റെ വക്കൽ നിന്ന് ചോപ്പർക്ക് പുയ്യൂറാത്തായി കിട്ടപ്പെട്ടത് വഹൻ എന്നിട്ട് എന്റെ വക്കൽ നിന്ന് ഞാൻ അഹത്തു ഞാനതിനെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ മൂപ്പറന്ന കൊടുക്കുന്നവർ മൂപ്പറന്നെ മാറുന്നവർ വറക്കിലേക്ക് ഇങ്ങനെ ചുരിഞ്ഞു വരും അത് വന്നെന്താക്കും മൂപ്പർ ഇക്കാണ്ടാക്കും ഇക്കാണ്ടാക്കുക ഇക്കാണ്ടാക്കി കൊണ്ട് ഒതിപ്പോടാക്കും ജവഹർ സോഹിദിന്റെ മുസ്ലിമിനെ പറ്റി പറഞ്ഞില്ലേ ഏറ്റവും ലക്കാൻ മൂപ്പർ പറഞ്ഞല്ല വെയിറ്റ് ഫ്യൂലൊക്കെ അങ്ങനെ വരുന്ന ഒരു മുരിനമ്മളോട് എഴുതിയിടാൻ പറയും എന്നിട്ട് നോക്കട്ടെ അയോധ്യ നോക്കട്ടെ എന്നിട്ട് മൂപ്പറിന് മുഹൂർത്തത്തിന് ഖബറും നമ്മിയൊരു അർത്ഥം വെച്ചിട്ട് ചെല്ലിക്കൊടുക്കുന്ന പരിപാടി അത് വേറൊരാളെ കിതാബാക്കി സംഘടിപ്പിച്ചിട്ട് കിതാബിന്റെ ആളാരാന്ന് പറഞ്ഞു ഈ ഇബിന് അജീബനുണ്ട് പറ്റി പറഞ്ഞിട്ട് ചില അവസരത്തെ ആ മുരീതന്മാരോട് പറയും ഇപ്പം പിടിച്ചോ സമയം കഴിഞ്ഞാൽ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയെടുക്കാൻ പറയും എഴുതിയെടുത്തിട്ട് എടുത്തിട്ട് പിന്നീട് അനിബാറ തപ്പിച്ചിന് മുപ്പറൻ അർത്ഥം വെക്കലി അതിന് ചെറഹയ്യടി അതിന് എത്ര നഫ്സി എന്റെ നഫ്സായിരുന്നു കാനത്ത് അതായിരുന്നു മിന്നത്തായി അത്തായി മുമിദ്ദത്തി അതിന്റെ എന്റെ അത്തായിൽ നിന്ന് എനിക്ക് നൽകുന്ന അത്തായിൽ നിന്ന് എന്റെ നഫ്സിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എനിക്ക് കിട്ടുന്ന കോളെന്താക്കാൻ നഫ്സ് വാങ്ങാം നഫ്സ് വാങ്ങിയത് നിൽക്കുക കൊടുക്കുന്ന ആൾ വാങ്ങുന്ന ആൾ ഒരാളല്ല പക്ഷെ വരുന്ന വെളി പറന്നായി പോയിന്ന് മാത്രം وفي الحديث أنه صلى الله عليه وسلم തങ്ങളെ തൊട്ട് ഹദീസ് വന്നിട്ടുണ്ട് ഇന്ന മിനൽ ഇൽമി ഹൈഹത്തിൽ മക്നൂൻ ഇൽമിൽപ്പെട്ട ചിലതുണ്ട് മറച്ചു വെക്കപ്പെട്ട മുത്തുകളെ പോലെ ലാജഅലമുഹു ഇല്ലൽ ഉലമാഉ ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ടുള്ള ഉലമാകല്ലാതെ അതിനറിയൂല ഫൈലാ നത്തക്കൂബിഹി അതിനാരെങ്കിലും സംസാരിച്ചാൽ ലാ കിറുഹോ അതിന് ഇൻകാറാക്കൂല ഇല്ല അഹുൽ ഖിബ്രത്തുമില്ല അള്ളാഹുവിനെ കൊണ്ട് ജഹാലത്തുடைய ആളുകളല്ലാതെ ഇൻകാറാക്കൂല കാലബഹദുഹും ചിലർ പറയുന്നു ഈ അസ്റാറുല്ലാഹി അത് അള്ളാഹുവിനെ പറ്റിയുള്ള ചില അസ്റാറുകളാണ് അവന്റെ റാത്തി സിഫാത്തിന്റെ സൂവിനെ സംബന്ധിച്ച അസ്റാറുകളാണത് യുബദീഹ അള്ളാഹു താൻ അതിനെ വെളിവാക്കി കൊടുക്കും ഈ ഔലിയ ഈ അവന്റെ ഔലിയാക്കളിൽപ്പെട്ട ഉമനായിലേക്ക് പ്രത്യേക അമീനന്മാരുണ്ട് സെറു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അമീനന്മാരല്ലേ പറ്റുള്ളൂ വസാദാത്തിനുപതായിനാലും മിൻ ഹൈരി സമാഇൻ അത് കേട്ട് പഠിച്ചതല്ല വരാ നിറാസത്തിൻ കിതാബിൽ പഠിച്ചതും അല്ല വലിയ ഹവാസിങ്ങളായ അടിമകളല്ലാതെ അതിലേക്ക് എത്തിപ്പെടാത്ത അസറാറിൽപ്പെട്ടതാകുന്നു അവാമുന്നാസ് അതിനെ കേട്ടുപോയെങ്കിൽ അങ്കറൂഹ അവർ അത് ഇങ്കാറാക്കും വമൻ ജഹില അൻ ആദാഹു ഏതെങ്കിലും വസ്തുവിനോട് ജഹാലത്ത് വന്നാൽ അതിനോട് ശത്രുത ഉണ്ടാകുക പതിവാണല്ലോ അമിൻ ബൈത്തൂക്കൂലല്ല അങ്ങനെയല്ല യജീദം പക്ഷെ അത് ബൈത്താക്കിയിലെല്ലാം ഉണ്ടോ അമൻ യക്കുത ഫമിം മുസ്ലിം മരീദിൻ യജിദ് മുറാൻ അത് അങ്ങനെ വീട്ടില്ലേ രോഗിയായ മുറുടയ പമ്മുടയ മനുഷ്യനാണെങ്കിൽ നല്ല വെള്ളം കുടിച്ചാൽ തന്നോടക്ക് അയ്പായി തോന്നുന്നു എന്ന് പറഞ്ഞൊരു ബെയ്ത്താണ് അതിനാ മഹനോട് പറഞ്ഞതിരിക്കും പമൻ യക്കുൻ ലാ ഫമിം മറിയിൽ രോഗം പഠിച്ച ഫമുടെ തന്നെ ഒരുത്തനായി എന്നാ യജിദ് മറാറത്തൽ നല്ല ശുദ്ധജലത്തിന്റെ കയ്പിന്റെ പോലെ വിനോദിക്കുന്നു വൈറഹമുല്ലാഹുൽ മൂസലീമ റളിയല്ലാഹു അൻഹു റഹ്മത്തിയട്ടെ ഐസിയഖുൽ ഖത്തും കിറുൽ ഔ അശ്ശംസി മിർവാമദിൻ പറഞ്ഞില്ലേ റമത് ബാധിച്ചതിനാല് കണ്ണെന്താക്കും ലൗഹിശംസിന് ഇങ്കാറാക്കും സൂര്യനെ കണ്ടുകൂടാതെ അണ്ട് സൂര്യനെന്തായി ചെയ്തിട്ട് അവിടെ കണ്ണിന രോഗം വയുങ്കിറുൽ ഫമു ഫമ് വെറുക്കും മൈ തമൽ മായി വെള്ളത്തിന്റെ രുചിയെ വെറുക്കും മീൻസക്കമി വായിക്ക് വല്ല രോഗം വന്നാലേ നല്ല വെള്ളത്തിന്റെ രുചി തന്നെ വെറുത്തു കളയും വക്കാല എന്ന് പറയുന്നു അൽ മുൻഖിറു അലൈന നമ്മളെ മേൽ ഇൻകാറാക്കുന്ന ആൾ അവസ്ഥ എന്താണെന്നറിയോ കൽ ഇന്നീന്ന മാതിരിയാണ് യുങ്കിറു ഷഹബത്തൽ ജിമാൻ ഇൻകാറാക്കുന്ന ഇന്നീന്ന മാതിരിയാണ് വൽ മസ്കൂ മസ്കൂ വെച്ച് മൂക്കടച്ചു പോയാട്ടല്ല മൂക്കടച്ചാൾ എന്താക്കും യുങ്കിർ റാഹ്യത്തിൽ മിസ്കിൽ അത്ഫർ അടിച്ചു വീശുന്ന കസ്തൂരന്റെ മണം തന്നെ ഓണിങ്കാറാക്കുമല്ലോ എന്ത് മണം ആർക്ക് മണം നോക്കൂ മൂക്കടച്ചിട്ട് വൽ മഹമൂമ പെനിവാദിച്ചാള് യുങ്കിറു അലാമത്ത സുക്കരി പൻസാരന്റെ മധുരം പോൽ നിഷേധിക്കുന്നവനില്ലേ വഫീമിസലിഹിം ഇത്തര കാര്യങ്ങളിലാണ് കാല ഷാരുവെന്ന് വക്കം ആയിബിൻ ലൈല വലം യാറ വജ്ഹഹ فقال فقال له الحرمان حسبك ما فاتان വക്കം ആയിബിൻ ലൈല ലൈലാനെ ആക്ഷേപിക്കുന്ന എത്ര എത്ര ആളുണ്ട് ലൈലാൻ ഇങ്ങനെ കുറ്റം പറയില്ല അവനുണ്ടോ ഇവളെ മുഖം കണ്ടിട്ട് വലം ഞെറ വജുഹ ലൈലാന്റെ മുഖം കണ്ടിട്ടില്ല എന്നിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുന്നു പ്രകാല രഘു ഹിറുമാൻ അങ്ങനെയുള്ളത് ഹിറുമാൻ പറഞ്ഞു അതായത് ലൈലനെ കാണാൻ കഴിയായിക എന്ന് ഹിർമാൻ ഉണ്ടല്ലോ പറഞ്ഞു ഹസ്ബുക്ക നിനക്ക് മതിയൊരു മാ പാത്ത ഓളെ കാണാൻ കഴിയാതെ കണ്ട് എനിക്ക് നഷ്ടം വന്നില്ല ആ നഷ്ടം തന്നെ മതി കാണാൻ കഴിയൂല وأيضا هذه المسألة إذا نظرت إليها من حيث العلم والتحقيق മസ്അൽ ഈ മസ്അലിലേക്ക് നീ നോക്കിയാൽ ഇൽമ് തഹക്കീക്കിന്റെ ഭാഗത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ തഹക്കീക്ക് ഏതാണ് ലക്ഷ്യം കൊണ്ട് സുബുത്താക്കിലാണ് തഹക്കീക്ക് എന്ന് പറയുന്നത് ഇഹ്താജത്ത് ഈ മസ്അല ആവശ്യമാകും ഇലാ ബുജൂദിൽ ബഹത്തി വത്തതുക്കി കുറെ ചർച്ച ചെയ്യലും കുറെ തതുക്കീക്കാക്കലും രേഖ കണ്ടെത്തലും രേഖയ്ക്ക് രേഖ പറയലൊക്കെ തതുക്കീക്ക് തഹക്കീക്ക് തതുക്കീക്ക് രണ്ടെണ്ണുണ്ടല്ലോ ഒന്നൊരു മസാലക്ക് ദലീല് പറയലാണ് തഹത്തേക്ക് ആ ദലീല് ദലീലാണെന്ന് സ്ഥാപിച്ചുകൊണ്ടരണ്ടേ എന്തെങ്കിലും ദലീല് വന്നിട്ട് പറഞ്ഞാണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല വൈദാ നലർത്ത അതിനെ തതത്തേക്കെന്ന് പറയും വൈദാ നലർത്ത ഇനി ഹാലിന്റെ ഭാഗത്തിൽ കൂടി ഞാനതുകൊണ്ട് മുത്തസിപ്പാകൽ എന്നാണോ നോക്കുന്നത് വജത്തഹ ആദ്യം തസ്ലീമ തസ്ദീഖ് ഇതിന്റെ അഹരികാരുണ്ട് ഇങ്ങനെ ഒന്നുണ്ട് എന്ന് ആദ്യം തസ്ലീമായി കൊടുക്കണം നബൂവത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നബൂവത്തിന്റെ ഹരികാറുണ്ടെന്ന് സമ്മതിക്കണ്ടേ വൈൻ അവ രണ്ടായി വൈ ഫൈൻ നഹബില്ല നീ ഒന്നാമത്തതാണോ നിന്റെ പിടുത്തം ഇത് ഇൽമു തഹക്കീക്കാണോ ഇൻകാരന്റെ പ്രജുഹനിലേക്ക് നല്ലോണം പ്രകടമാകും മാലാ ഹഫാഹി അത് പറഞ്ഞറിയിക്കേണ്ടിയില്ല ഏതപ്പം മായബിത്തിന ഈ അല ഹാസിനുള്ള താരിഫു അതിന്റെ കാരണം എന്താ നീയൊന്നും അറിയാത്ത ചില അതിന് എടുക്കപ്പെട്ടിട്ടുള്ളത് നീ അറിഞ്ഞിട്ടില്ലാത്ത ചില ഉസൂൽമിലാണ് എടുക്കപ്പെട്ടത് ആ ഉസൂം എടുക്കപ്പെടുമ്പോൾ ഇൻകാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങും എന്നർത്ഥയിലല്ലാഹ രണ്ടാമത് ഹാൽ അന്നലക്ക് നോക്കിയാൽ ലാഹനലക്കം ഈ മൂജിബാത്തി തസ്ലീമി മായക്കുയിലക്ക അത് മുൽക്കലാമി വിൽക്കൊല്ലിയ തസ്ലീമ ഒന്നിക്ക് തസ്ലീം ചെയ്യുന്ന ആളാകും തസ്ലീം ചെയ്ത പിന്നെ സംസാരമേ ഇല്ല അതങ്ങ് വിട്ടുകൊടുത്ത നമുക്ക് ചർച്ചയില്ല എന്ന് പറയും പിന്നെ ചർച്ച ചർച്ചക്കില്ലാത്ത ചെയ്യുന്നു അജഹനാക്ക് നീ വിട്ടുകൊടുത്തില്ലല്ലോ അറിയാ തസ്ലീമിന്റെ മോജിബാത്തിനാണ് എനിക്ക് വെളിഭാഗം മായക്കുതിയിലക്കം അതും വിൽക്കലാമി വിൽക്കും തീരെ സംസാരം വേണ്ട നോക്കുന്ന രീതിയിൽ അപ്പൊ പല വജഹൽ ഇസ്തിഖ്ലാസിൽ ഖുലാസ പിന്നെ ഖുലാസ പറഞ്ഞ അർത്ഥം എന്താ പിന്നുള്ളത് ഇല്ല അഭിമാരിഫത്തി മബുദ ഇല്ല മോരി മുന്തഹാഹ അതിന്റെ ഉമൂരണ്ട് മബുദവും പറയാ അതിന്റെ ചെന്നത്തിന് അറ്റവും പറയാന്ന് മാത്രം എന്താണ് തക്കവാന ഹക്കിക്കമത്ത് നിൽക്കുക മുബ്തത മബുദ പറഞ്ഞു അള്ളാഹു താല കയ്യാകും കണ്ണാകും കാലാകും എന്നൊക്കെ പറഞ്ഞ അതീതല്ലേ പഴഭാവത്തെ കുന്തസം ആ അതാണല്ലോ ലാസ്റ്റ് എന്ന് പറയാമെന്നില്ലാണ്ട് അതിലപ്പുറമൊന്നും പറയുകയില്ല ആ ഇങ്ങനെ ചെയ്താക്ക് അങ്ങനെയൊക്കെ ഉണ്ട് തസ്ലീം മബുദവും പറയാം മുന്തഹയും പറയാം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് സമ്മതിക്കാം അപ്പൊ കഥലക്കറമിന് ജുമലത്തം ഭീമാ എത്തി ശേഷം പറയാൻ പോകുന്ന മുസന്നിഫ് റബിയുള്ള പറഞ്ഞിട്ടുണ്ട് അല്ലേ വാമ്മ കൗനുഹ മസ്അലത്തൻ ഗരീബത്തൻ ഗരീബത്തായ മസ്അലാകൽ എങ്ങനെയാ പൈന്നഹ ഗൈറു മൗലൂഫത്തിൽ ലിന്നുഫൂസ് നഫ്സുകൾക്ക് ഇത് ഇണങ്ങാത്ത സാധനമാണ് കുറച്ചങ്ങോട്ട് എത്തുമ്പം പറയോ ഇതൊന്ന് ഞമ്മക്കാവൂല ഞമ്മക്കിവിടെ തിന്നാനും കുടിക്കാനും ബിരിയാണി വെച്ചാലേ വെച്ചു നിങ്ങളയ്യ ഇന്നും വന്ന് നിന്നാൽ നമുക്ക് ശരിയാകൂല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പെരഞ്ഞങ്ങോട്ട് പോകും അതാ ഫിറാക്കും പേരിയും ഒരാ മുത്തതാവിലത്തും വൈനാസിന്റെ ഇടയിൽ മുത്തതാവിലായ പന്നുമല്ല വല മാറൂപ്പത്തിൽ ഹസീക്കത്തി ഫിൽ ജുംല തിരിച്ചും ഹക്കീക്കത്ത് എത്തിക്കപ്പെടും എന്ന് വിചാരിക്കണ്ട പ്രത്യേക സ്വരൂപ്പ് ചെയ്ത് അതിന്റെ ഗായത്തിലെത്തിയ ആളുകൾക്ക് എന്ത് കിട്ടുള്ളൂ അതിന്റെ ഹക്കീക്കത്ത് കിട്ടുള്ളൂ ഇവിടെ ഫിൽജുംല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതേ കിട്ടൂല എന്ന് പറഞ്ഞൂടാ അപ്പൊ പലിതാരയ്ക്ക് ഇതുകൊണ്ടെന്താക്കി ഏറ്റക്കഥൽ മേറ്റക്കഥ മിൻകാരി മാരിഫത്തി അസുലിൻ ഒരസലും അറിയാതെ കണ്ട് ഏറ്റുകാത് ചെയ്യുന്ന അത് ഏറ്റുകാത് ചെയ്തു വെച്ചു ഒരു വിഭാഗം വാക്കമ്പറൽ മുണ്ടസിബു അല അയ്യ വജിഹിൻ കാന അതിലേക്ക് മുന്തസിമാവുന്ന ആളുണ്ടല്ലോ അതിലേക്ക് ആ മാർഗത്തിൽ പ്രവേശിച്ച മുന്തസിമാവരാണ് അയാള് അയാൾക്ക് കഴിഞ്ഞ മാതിരി അതായി വജിയും ഖാനിയായിട്ട് എന്താക്കി മുന്നിട്ടു കുതിരലിക്കുബാരി ഒരു കൂട്ടർ എന്താക്കി ഞാൻ നിഷേധിക്കാൻ ഒരുങ്ങി വന്തക്കഥൽ മുന്തക്കിതോ മുന്തക്കിതങ്ങൾ അതിനകത്ത് നിഷേധിക്കാൻ തുടങ്ങി അപ്പൊ മൂന്ന് പാർട്ടിയായി മൂന്ന് പാർട്ടി മുസ്ലിം പണിയാ മുസാദിനെ കിട്ടൂല മുങ്കിർ നാക്കിത് ജാഹിദ് എന്നാ പറഞ്ഞു അതിനെയും അതിന്റെ ഷെയറിനെയും ഇന്ത്യക്കാർ ചെയ്യാൻ വലം ഞാരിഫ് മൂപ്പർക്ക് അറിയുന്നില്ല മന്ദകഥ ഞാൻ എന്തിനാണ് ഇന്ത്യക്കാർ ചെയ്യുന്നുള്ളതെന്നും ഷൈന ആ വശാന ഷാന ഓൻ ഐബായി മാറി ആഹ അതിനെ ദേവാ ചെയ്യാൻ തുടങ്ങി ആരെ മല്ലൈസമിൻ അഹ്ലിഹ അഹ്ല എല്ലാ താളുകളും ഇതിന് യാതൊരു അർഹതയും ഇല്ലാത്ത ആളുകൾ ദേവ ചെയ്യാൻ തുടങ്ങി വഹല്ല അലൈഹ മാലൈസമീൻസ് വധഹല ആണ് താരൂട്ട് അലൈഹ അതിന്റെ മേൽ കടത്തിക്കൂട്ടി മാലൈസ മീൻസ് ശനിഹ ഇതിന്റെ ശൈലിയിൽ പെടാത്ത ഇതുമായി യോജിക്കാത്ത പല കാര്യങ്ങൾ കൂട്ടി വേണ്ടിയിട്ടുള്ള ഒരു തരം ഹിറുസും എന്നൊക്കെ ആളവത്തിന്റെ വിത്ത് ബഹുമാനം കൊടുത്തു ഈ ആരാന്നും നിന്റെ ആളാന്നും നിന്റെ ഹനീഷത്തും കുളപ്പാകാന്നും എന്നൊക്കെ കേൾക്കുമ്പോ പോലീസ് കിട്ടുമല്ലോ അതിനുള്ള എതിർച്ച മറ്റുള്ള നഫ്സുകളിൽ അതിമായിട്ടുമുണ്ട് ലിമാത്തക്കറമിൻ ജലാലത്തിയ ഇത് വെമ്പിച്ച വലിയ കതറായ സാധനമാണെന്ന് മഴക്കൃതികളായ ആളുകൾക്കുണ്ടല്ലോ അപ്പൊ ഉറവക്കുന്ന ബഹുമാനം കിട്ടുകയും ചെയ്യും ഇതൊക്കെ അതിന് കാരണങ്ങൾ വല്ലാഹു ഒപ്പിനെത്തുന്നില്ല നാളെ ഒട്ടതു അതല്ല ഫറബുക്ക പറഞ്ഞത് അവിടെ താമസിച്ച ആ ഇപ്പൊ എത്തിയിട്ടുള്ളൂ താമസക്കാർ ആരുമില്ല താമസക്കാരല്ലേ കിട്ടണ്ടേ നമുക്ക് അവർ ഉപയോഗിച്ച കുറച്ച് ചില സാധനങ്ങളും താമസിച്ച ബിൽഡിങ്ങും മാത്രം കിട്ടിയെന്ന് വിചാരിച്ചോ ആരെ കിട്ടിയിട്ടില്ല കുത്താനികളെ കിട്ടിയിട്ടില്ല പിന്നെ അതിനെപ്പറ്റി ഒരു മസാല ചോദിച്ചാൽ ഒരു സംശയലേശം തന്നെ മറുപടി കൊടുക്കാൻ പറ്റുന്ന ആളുകളുമില്ല ചോദിക്കാണ്ട് ഒരു സംശയങ്ങൾ ജനിക്കൂ ഇതെന്താ ഇത് കള്ളിനും ബാക്കി സംശയം തീർന്ന് തൃപ്തികരമായിട്ട് മറുപടി കിട്ടുന്നില്ല അതിനെ പറ്റിയാ പറയുന്നു കാലശേഖ ബറൂഖ് റബിയല്ലാഹു അൻഹു പറയുന്നു ജവാബു അൻഹാ ദീപത്തൻ ഈ സൂഫിയാക്കള മസാലയെ സംബന്ധിച്ചുള്ള അന്നത്തെ മസാല അതിനെ മറുപടി ആ മറുപടി ജീപത്താവൂന്നല്ല പറയുന്നത് ജീപത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സംശയം തീരാത്ത പരിപാടി അതായത് ചോദ്യകർത്താവിന് മുഴുവൻ ആ തൃപ്തികരമായിട്ട് അതിന്റെ എല്ലാ വശങ്ങളും തീർന്നു കിട്ടണമെങ്കിൽ ഈ മറുപടിയാണ് ഞാൻ ആണ്ടേ എന്താ കാരണം ആ അതിനെ വഹിക്കുന്നു കാലശേഷം തപ്പോക്ക് എന്നാൽ ഹൂവാ ശരി അതടത്ത് ഒന്നാകാലാണ് തീർന്നില്ലേ അതായത് ഈ മസാല രീപത്താണ് സംശയം ജനിപ്പിക്കുന്ന സാധനമാണ് ഒരു ഉറപ്പ് ഉറപ്പ് വരുത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിനുള്ള ഓരോ ന്യായീകരണല്ലേ പറയാൻ പോകുന്നത് ഷാരിഫിന് പറയാനുള്ള പറഞ്ഞു അഹമ്മദ് ദുറോക്ക് റബിയുള്ള എന്ന് പറയുന്ന വലിയ വേറൊന്ന വൈനമാക്കാനുള്ള ജവാബ് എന്ന രീപത്താകാനുള്ള കാരണം ലന്നൽ മക്കാം ഈ അവരൊക്കെ എത്തിച്ചേരുന്ന ഒരു മക്കാമ് ഹാരി മക്കാമ് എന്ന് പറയുന്ന ഓരോ പദവികളുണ്ടല്ലോ സുഹൃദ് സുഹൃദിന്റെ ഒരു മക്കാം തവക്കൊല് അതൊരു മക്കാം അത് ആദ്യം ഹാലാകും ഈ ഹാലിങ്ങനെ മൂത്ത് ആദ്യം മൂത്തന്റെ മൂർധന്യത്തിൽ പ്രാപിച്ചവർ എന്താകും അത് മക്കാമെന്ന് പറയും നീങ്ങിപ്പോകാത്ത രീതി അല്പസമയത്തിനോട് നീങ്ങിപ്പോകുമെങ്കിൽ അതിന് ഹാലെന്നാ പറയാം അത് നീങ്ങിപ്പോയാ നീങ്ങിപ്പോവാതെ ഉറച്ചിരുന്ന മക്കാമെന്ന് പറയും അത് നല്ലോണം ഉറച്ച് ഒരു കാരണത്താലും നല്ല സ്ഥിരപ്രതിഷ്ഠ നേടിയ തമക്കുൻ എന്ന് പറയും അത് വേറൊരാളെയും കൂടി അതിന് വക്താവായിട്ട് നിമിഷം വരുത്തിയിട്ട് ഇതിലേക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്നല്ല ആ ആ പദവി കിട്ടുന്ന തംക്കീൻ എന്ന് പറയും സഹാലിയും അക്കാമ തമക്കുന്ന തംക്കീൻ നാല് അവസ്ഥകളുണ്ടാകും വേറൊരാളെയും കൂടി എന്താക്കാം ഇവരെ ഒരു വാക്കോ ഒരു ഒരു ഹിമ്മത്തിൽ കൊണ്ടു ദോഷിയായിക്കുന്ന ഇപ്പൊ തൗബന്റെ മക്കാമിൽ നിൽക്കുന്നു തൗബ എന്നുള്ള ഒരു ഹാരായി വരും തൗബ എന്താക്കും കുറച്ചും മക്കാമാകും തൗബ എന്ന് പറഞ്ഞാൽ ഈ കടലാസ് വായിക്കുന്ന അർത്ഥം പക്കമാണ് കുഴപ്പമെല്ലാം വരുന്നത് പതിനഞ്ച് വയസ്സന്റെ കടലാസുണ്ടല്ലോ തോഫ കിതാബ് ഇപ്പൊ തംഫുലാനെ തഫുലാനെ എന്ന് പറയുന്ന പാട്ടില്ലപ്പാ അതാണ് തൗബ എന്ന് വെക്കരുത് ദോഷങ്ങൾ വരുമ്പോൾ അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ അതമത്തിന്റെ ജലാലത്തിന്റെ മുമ്പിൽ ഇവനിക്ക് മനസ്സിലുണ്ടാകുന്ന ആ വെപ്രോളത്തിനുണ്ടാകാൻ അതാമത്തിന് എന്ന് പറയുന്നത് തൗബ എന്ന് പറയും ഇത് ഹാലാണ് കുറച്ച് നോക്കുമ്പോ ആ ദോഷത്തിന്റെ ഗൗരവെല്ലാം കേട്ട് ഞാൻ ചെയ്തു പോയതിനെ കുറിച്ച് നോക്കുമ്പോ എല്ലാം ആ കിടെല്ലാം പോക്കെല്ലാം പോയി അപ്പൊ ഹാരയെന്ന് പറയും അത് നല്ലോണം ഉറച്ചിരിക്കുമെങ്കിൽ എന്താ പറയും അതിന്റെ മക്കാമായി എന്ന് പറയും ആ മക്കാമ് നല്ലോണം ഒന്നും കൂടി പൂണ്ടു പിടിച്ചാൽ എന്തായി തമക്കുനായി അവിടെ നിന്ന് സ്ഥലം പോരാന്നായി ദോഷിയായ ഒരു മനുഷ്യനിങ്ങനെ കിടക്കുന്നു വാടോ നീ ഞാനും മതിയാക്കി നീ നേരെയാക്കാൻ എന്ന് പറയുന്ന ആ ഹിമ്മത്ത് വെക്കലോട് കൂടി ഓ സൗകയിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ എന്താകും വാതാളെ പെട്ടെന്നും തട്ടെടുക്കാൻ കഴിയുന്ന രീതിയാണെങ്കിലോ സൗബല്ല തംഖീന്റെ മക്കാമിലാണ് ഇവർ നിൽക്കുന്നത് അതിലാ മക്കാമി വലിയും തഹക്കീമിമ്പ തഹക്കീമിം അതാണ് അപ്പൊ അങ്ങനെയല്ല ഒരു മക്കാമക്ക കത് അബ്ദുരു അൻഹു ആ മക്കാമിന്റെ പദവി മക്കാമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആ മഴ ചെയ്ത മക്കാമെന്ന് അർത്ഥം പറ്റക്കല്ലേ ലോകത്ത് എന്തെല്ലാം തള്ളിയും പറയാനുണ്ടെന്നറിയോ അതാ വർദ്ധാനിമ പറയുന്ന ചെറിയ വിഷയത്തിന് യൂറോപ്പിൽ ജനങ്ങളെ അത് ഹിജിനെന്താ പറഞ്ഞിട്ട് യൂറോപ്പിൽ ചെലം പിടിച്ച കുറേ കാര്യമുണ്ട് അത് നീക്കി പൊളിച്ചിട്ട് അട്ടി തകർത്തിട്ട് അതിന്റെ അധികം പറഞ്ഞു കൊടുക്കണമെങ്കിൽ വർഷങ്ങളോളം പണിയെടുത്താൽ ആകുന്നില്ല അപ്പൊ ഏത് കാലത്ത് ഈ പറയുന്നു മക്കാം മക്കാം എന്ന് പറയുമ്പോ തന്നെ അപ്പഴേ മനസ്സുപോക്ക് ഒരു ഔജാന മറമാടിയ ആ ആ മസാറുണ്ടല്ലോ ഒരു കബറ് അതിലേക്കാവുക അപ്പൊ ജനൽ മക്കാമ ഒരു മക്കാം ഔജാന മക്കാമില്ലേ ആ മക്കാമോടെ മണ്ടക്കാൻ ബിരിയാണി മക്കാമെന്നെല്ലാം പറയുമ്പോൾ അത് അബ്ബുറല്ലോ അങ്ങനെയാണ് മക്കത്തിനാളെ വെച്ചാണ് ഇബ്രാഹിം മക്കാം എന്ന് ഇബ്രാഹിം നബി വെച്ചാൽ ഇബ്രാഹിം നബിന്റെ ജിയാർത്ത് എന്താന്ന് ഓറെ ഓറെ മക്കാമല്ലേ ഇബ്രാഹിം നബിയുടെ കബറാവിടെയാണ് ഇബ്രാഹിം മക്കാമ് അതുപോലെ തൗബ എന്ന് പറഞ്ഞാൽ ഈ ബാഞ്ചസിന്റെ കള്ളാസ് വാങ്ങിയിട്ട് പാടലാന്ന് യൂറോപ്പിൽ മൊത്തത്തിൽ വന്നു അപ്പൊ ഈ കിതാബിന് തൗബ തൗബ എന്ന് പറയുമ്പോൾ എല്ലാം കള്ളാസ് പാട്ടിലേക്കാൾ മനസ്സ് പോകുക അങ്ങനെ കുറെ അൽഫാദുണ്ട് യൂറോപ്പിൽ മടക്കാക്കി കളഞ്ഞിട്ടുണ്ട് അവസാനം മമ്മി അയിലതാ ഇൽമിന്റെ വാബിനി ആ മുപ്പറക്കാലത്തെ ഹിക്കുമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ ചെപ്പടി ഉദ്യക്കാർക്കാന്ന് പോലും പറയില്ലേ അടിക്കുമ്പോ കട്ടാൻ പോകുന്നുണ്ട് റോഡിന്റെ അടുത്തല്ല ഇങ്ങനെ തമ്പുരാൻ അതിന് കൂച്ചെല്ലാം മാറാണ് യാട് കളം പോലെ അതിന് ചില മല്ലാക്കന്മാരാണ് അതിന് ശരിയായ അത് നമ്മളാടെല്ലാം പറയും തൗഫ പാടിക്കൊടുക്കും തൗഫാണ് ദോഷം ചെയ്താൽ തൗഫ ചെയ്യുന്നല്ലാണ്ട് ഞാനാ പഠിക്കുന്നുണ്ട് ഞാനാ നിങ്ങളെ ദോഷം ചെയ്യുന്നത് ഫോൺ പോൾ പണി നോക്കുന്നത് അപ്പൊ ഞാൻ ജമാഅത്ത് ഇസ്ലാം ചെയ്യുന്നു മിഞ്ഞാന്ന് വന്ന് ഇറാഖിന് ദ്വാരക്കണം ഞാൻ പറഞ്ഞ എന്താ കുത്തുമ്പയിലും ദ്വാരം ഹദീസിൽ വന്ന ദ്വാരെല്ലാം കുത്തുമ്പയിലും നിസ്സാത്തൊക്കെ ദ്വാരുന്നു ജമാവിന്റെ പാട് ഇവിടെ ദ്വാരത്തിന് എല്ലാ പണിയും ദ്വാരുന്നു ഞാൻ പറഞ്ഞ ഈ ദ്വാരത്തിലും പറഞ്ഞെന്തെന്നോ ഇന്ന് അല്ലാതെ ജനങ്ങൾ ജനങ്ങളൊക്കെ തിരിച്ചതിന് ആരാ ഉത്തരവാദി ദ്വായ ഉത്തരവാദി ദ്വാരനാള ഉത്തരവാദി അല്ല ഈ നിങ്ങ ആരാ ഉത്തരവാദി അത് ജനങ്ങളോട് പറഞ്ഞിട്ട് വേണ്ടേ അത് പറഞ്ഞ ജനങ്ങളെന്താ ഇതെന്താ പങ്കെടുക്കരുത് പറ ജനങ്ങളെ കേൾക്കണമെന്ന് പറയുന്നു അള്ളാഹാൻ വിട്ടിട്ട് ഇന്ന് ജനങ്ങളോട് വരക്കണമെന്നാണ് അതാ അല്ല അന്നേരം നമുക്ക് നല്ല പുസ്തകം കൊണ്ടുവല്ലം വന്നിട്ട് ഏ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ് ഉച്ചത്തിലാമി പറയും പിന്നെ അള്ളാഹ് ഇവിടെ വിട്ടനാ ഉച്ചത്തിലാമീൻ പറയുന്നു ഇത്ര പേര് അള്ളാഹ് കേൾക്കൂ ഇന്നെന്താക്ക ഇറാഖിന്റെ അകത്ത് അന്നെന്തോ അശ്രദ്ധ ആയതുകൊണ്ട് എല്ലാം അവിടെ കൂക്കിൽ ഞെട്ടിച്ചു കളയാം അമ്മാന ഈ ജഹാരത്തിന് ഒപ്പിച്ചിട്ട് മോലാത്തൻ കൊലം കിട്ടിയെന്ന് അന്നൽ മക്കാം അവലിയാക്കന്മാരെങ്കിൽ എത്തിച്ചേരുന്ന മക്കാം അവിടെ തന്നെ കടന്നു വരേണ്ടതെന്ന തോബന്റെ മക്കാം മുതല തുടങ്ങുന്നു ഫസ്റ്റ് തുടങ്ങുന്ന തോബ അവിടെ അങ്ങനെ കയറി കയറി കയറി പോകുന്നു അപ്പൊ നസുഹായ തൗബ എന്ന അതിന്റെ ഹാല് പോലും ഇല്ലാത്ത ആളുകൾ അതിന്റെ അപ്പുറമുള്ള പദവികളെല്ലാം ഇപ്പൊ പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ലാത്ത ഒരാളെന്താക്കി ഞാൻ ഗൾഫിൽ നല്ല ഉന്നതമായ കമ്പനിയിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവിശ്വസനീയമാണോ അതിനേക്കാണ് അവിശ്വസനീയമാണ് തൗബ എന്നത് ഒരു ഹാന് പോലും ആവാത്തൊരാൾ എല്ലാ ദോഷങ്ങളും തൊട്ടും അടിക്കട്ടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നൂറുകണക്കിന് ദോഷങ്ങളിൽ നിന്ന് ഒരു ദോഷത്തിനെ പറ്റിയെങ്കിലും നസുവനായ തൗബന്റെ ഒരു ഹാരെങ്കിലും മൊക്കാമാടിരിക്കട്ടെ തമുക്കും അടിക്കട്ടെ തമുക്കിനും അടിക്കട്ടെ സാഹികാവാത്ത ഒരാള് വിലായത്തിന്റെ അല മക്കാമിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വാദിക്കുന്ന വാദം എത്രത്തോളം കള്ളമായിരിക്കുന്നു എന്ന് കൊണ്ട് മനസ്സിലാക്കാം സൗരോജിച്ച് പോകണം പറഞ്ഞപ്പോ ഹുദൈബിന്റെ തവക്കൂൽ അങ്ങനെ പോകുന്നുണ്ട് മഹാസഭ മൊറാക്കബ നിലമാനത്തിൽ ആവശ്യത്തിലാണ് മുഷാഹദ അപ്പോൾ മക്സിദുൽ അസഹൽ മുഷാഹദത്തുൽ അപ്പൊ അതിഫാകുന്ന തൗബ പോലും ഇല്ലാത്ത ആള് അതിന്റെ ഏറ്റവും വലിയ ഏ മൂർധന്യ ദശയുടെ മുഷാഹദ വാദിക്കുക എത്രത്തോളം കഥാപാത്രം മനസ്സിലാക്കി എത്തുന്നു നമുക്ക് നമ്മളെ കാര്യം തൗബ എന്ന ഒന്നാമത്തെ അരിഫ് എതിന്റെ ഈ വിഷയത്തിലുള്ള ഒരു ആദ്യ അച്ഛനാണ് തോബന്റെ കാര്യം അതില് പതിനഞ്ച് വയസ്സ് മുതൽ ഇതുവരെ ചെയ്ത ദോഷങ്ങളിൽ ഏത് ദോഷത്തിനെ തൊട്ടാണ് ഏതൊരു ദിവസത്തിലാണ് ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നസൂഹായ തോബയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ തന്നെ ഒരു വ്യക്തി ഞാൻ എന്നെ പറ്റി പറയുന്നില്ല മമാബറ്റി നഫ്സി അവരെ ചിന്തിക്കട്ടെ എന്നിട്ട് മുസാഹദന്റെ ഏ ഹലോ ഏത് മുഷാഹദയാണ് കസറത്തിൽ വാഹനത്തോ വാഹനത്തിൽ കസറത്തോ ഏതിന് മുഷാഹദയാണ് പോലും ഏതിന് മുഷാഹദയാ വഹദത്തിൽ കസറത്താണോ വഹദത്തിൽ കസറത്താണെങ്കിൽ ഫർക്കബലാണോ അല്ല ഫർക്കസാനിയാണോ ഫർക്കസാനിയാണെങ്കിൽ ഓക്കെ സമ്മതിക്കാം എല്ലാ ഫർക്കബലാണോ എന്ന് നിങ്ങൾ അടക്കട വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല എന്നർത്ഥം അല്ല കസറത്തിൽ വഹദത്താറിന്റെ ഉഷാഹതയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാവില്ല പനാകാണ്ടാണ്ടി അപ്പൊ ഏത് ഉഷാഹരിയ വാദിക്കുന്നു ചോദിക്കണേ ഇരുത്തി ഇരുത്തി ചോദിക്കുന്നു ക്രോസ് അത്തരത്തിൽ വഹദത്തോ വഹദത്തിൽ കസറത്തോ അങ്ങനെ കേൾക്കുന്നത് കണ്ണടിനുള്ളിൽ കൂടി പുറത്തേക്ക് നോക്കുന്നുണ്ടല്ലോ നോട്ടമാണി രണ്ട് നോട്ടം നോക്ക് ആരിഫികളുടെ ഓട്ടത്തിലുണ്ട് രണ്ട് ഹിസിയായ കണ്ണുകൊണ്ട് ഇത് ഈ സാധനം നോക്കുക ബാത്തിനിയ മാനവിയായ കണ്ണുകൊണ്ട് മുക്കപ്പിന്റെ നോക്കുക രണ്ടു വട്ടം ഒരാൾക്ക് ഒരിക്കലിന്റെ വാഹിനിയും കണ്ണാനി ഒരാൾക്ക് ഇരണ്ട് കണ്ണുണ്ട് നോട്ടമാനി ഇരണ്ട് നോട്ടമുണ്ട് ഉണ്ട് ഒരു മക്കാവ് അവരെ കിടക്കുന്ന ഒരു പദവിയെ പറ്റി പറയാം അത് അക്ബിറു അന്നു അതിനെപ്പറ്റി ഇബാറത്തിട്ട് പറയാറുണ്ട് അൽ മുസ്തശ്രിഫു അലി അതിലേക്ക് എത്തി നോക്കിയാണ് മാത്രം സംഗതി ഓർക്ക് കിട്ടിയിട്ടില്ല വരനെ ആസ്വദിച്ചാണല്ല പക്ഷെ എന്താ അതിന്റെ അൽഫാദം മറ്റൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ട് അതെന്താന്ന് അതിന്റെ ഇബാറത്തിൽ കൂടിയ ഞാൻ അർത്ഥം വേണം ഇബാറത്തിലൂ എന്താ പറയാ ഇതുവരെ ഗൾഫിൽ പോകാത്ത ആളും പറഞ്ഞില്ല വിസ അടിക്കല് മറ്റേ അവന്റെ പാസ്പോർട്ട് ക്ലീനിങ്ങിലോ മറ്റേ അറിഞ്ഞു കൊടുത്തുന്നു പിന്നെ വിസ അടിച്ചു കിട്ടിയില്ല എന്നല്ല എന്താ വിസ അടിക്കുന്നവനും നമ്മോ പിന്നെ അന്റെ മോന് അതേ കൂടി ഗ്രീൻ ചാനലിൽ കൂടി അന്നോലും വന്നെന്നല്ല തൊട്ടിമാറെല്ലാം പറയുന്നേക്കാം എന്റെ തൊഴിലാളി അമ്മോ അതാണ് മുസ്തഷരീഫ് എന്ന് പറഞ്ഞ ആള് ഇതിനെപ്പറ്റി എന്തെല്ലാം എത്തി നോക്കി ആളെന്താക്കി ഇബാറത്തിടും വൽ വാസലയിലേ അതിൽ ചെന്നെത്തി ആസ്വദിച്ച് അതിന്റെ ആ ശരിക്ക് കൈകാര്യം എത്തിയതാണ്ടാവും രണ്ടാൾ ഇബാറത്തിടും പക്ഷെ വല വിഭജിക്കു ഈ ഇബാറത്ത് മുസ്തഷരിഫിന്റെ ഇബാറത്താണോ വാസലിന്റെ ഇബാറത്താണോ എന്ന് വേർതിരിക്കാൻ കഴിയൂല ഇല്ലാതോ ബസീറത്തിൽ അത് വേർതിരിക്കാനുള്ള ബസീറത്തോടെ ആക്കലാണ് ഈ ഈ തിരിഞ്ഞിട്ട് പറയുന്നതാണോ തിരിയാണ്ട് പറയുന്നതാണോന്ന് ആസ്വദിച്ച് പറഞ്ഞതാണോ അല്ല കേട്ടറിവിനോട് പറയുന്നതാണ് കേട്ടാക്കി അരിക്കതിരിയോ ബസീറത്തോടെ ആക്കി വേർതിരിക്കാൻ കഴിയും ആ പറച്ചലിനെ മനസ്സിലാക്കുക ഇവന് വെറുതെ അൽഫാദിന് കൊള്ളാൻ കൊടുക്കിയിട്ടുള്ളത് ഞാൻ ഡ്രൈവിങ്ങിനെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞാൽ ഞാൻ ഞാൻ പുസ്തക ഷെരീഫാണ് പറച്ചല് കേട്ടാ എന്നോട് ഇതിനോട് വലിയ എന്നെ ഉണ്ണിയിലെടുക്കലുണ്ടായി അതൊക്കെ ഇബ്രാഹിം വാസിലാണ് കളി പറഞ്ഞു അതാ വാസിന് മുത്തശ്ശിനും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഫഹാദിഹിൽ മസ്അല നമ്മൾ ഈ മസ്അല എടുക്കുക സോഫിയത്തിന്റെ കഥ അബ്ബിറു അന്ന മമ്പസല ഇലൈഹ ആ മസ്അലയിലേക്ക് ചെന്ന് ചേർന്ന് വതാക്കഹ അതിനെ രുചി നോക്കിയ ശരിയായ അഹികത്തെത്തിയ ഹീക്കത്തിട്ടിയ ഒരാൾ ഇബാറത്തിട്ട് വക്കത് അബ്ബിറു അന്ന മനിസ്തഷ്റഫ അലിഹ ബിൽ ഇൽമി ഫക്കത്ത് ഫക്കത്ത് ഞാൻ എഴുതി കൊടുത്താണ് ഇൽമ കൊണ്ട് മാത്രം ഇല്ല ദൗക്കം ഹാദ് മാവാതെ കണ്ട് ഇൽമ കൊണ്ട് മാത്രം അതിലേക്ക് എത്തി നോക്കിയാളും താത്തി ഭാഗത്തുള്ളൂ പല യഹ്റുൽ ജവാബ് മീൻ ദീപത്തിന് ഈ രണ്ട് ജവാബ് കേട്ടാലും സംശയം തീരൂല അതാണ് ഈ പറഞ്ഞ ഇബാറത്ത് ഇവൻ മുസ്തഷരിഫാണോ അല്ല ഇവൻ വാസിലാണോ രണ്ടാൾ മറുപടി കേട്ടാൽ തിരിയണ്ടാവും ഒന്ന് ഒറിജിനലാണ് ഒന്ന് തൽക്കാലം ഒരു ഇമിറ്റേഷൻ ഉണ്ടാവും ഹാൽ സദറ ഈ ഇബാറത്ത് വന്നത് മീൻ സാഹിബ് ലോക്കിന്റെ വക്കെന്നും സാഹിബ് ഹാലിന്റെ വക്കെന്നാണോ ലാഖിൻ എങ്കിലും പക്ഷേ ഷാരിഹ ഓരോന്നറിയോ നിങ്ങൾ ആരിഫ്യങ്ങളെ കലാം ആര് പറഞ്ഞാലും ശരി നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ തിരിയും ഇത് ആസ്വദിച്ച് പറഞ്ഞതോ ആസ്വദിക്കാണ്ടോ എന്ന് കേട്ടാൽ തിരിയോ അത് നിങ്ങ തിരിയണ്ടാകേണ്ട കാര്യം പറഞ്ഞ വേറാക്കാന്ന് തിരിയില്ലാതെ തിരിയുന്ന ലാക്കിൻ കലാമുൽ ആരിഫ് ഒരു ആരിഫിന്റെ കലാമ് ലായഫ അല അഹലിൽ ഫന്നി അബദ ഈ ഫന്നിന്റെ അഹലുകാർക്ക് ഒരിക്കലും മറന്നതല്ല ഭൂമി ഒരിക്കലും ഒഴിഞ്ഞു പോയതല്ലോ അള്ളാഹുവിന്റെ ഹുജ്ജത്ത് കൊണ്ട് നിലനിൽക്കുന്ന ആരിഫ്യങ്ങളെ തൊട്ട് ഭൂമി ഒരിക്കലും ഒഴിഞ്ഞതല്ല അത് ആരിഫിന്റെ കലാമ് കേട്ട തിരിഞ്ഞാൽ തിരിഞ്ഞു അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ പൊമാ കാലഹുൻ നാദിമ പാട്ടിട്ട് വരാൻ കാരണം അപ്പൊ നാമിമ പറഞ്ഞല്ലോ ഇതിന് എല്ലാവർക്കും ദീപത്തെ ബാക്കിയുള്ളെന്ന് അത് ആമാറ്റി പറഞ്ഞുകൂടാ ഭൂരിപക്ഷവും ദീപത്ത് ബാക്കിയുണ്ടാകും തിരിയുണ്ടാകുന്നുണ്ട് എന്നത് കവിഞ്ഞാൽ തിരിയുന്നാക്കുന്നില്ല ഒരു സംശയമില്ല ആ മുസ്തഫിഫ് തന്നെയാണ് ഓൻ തിരിയാണ്ട് പറയുന്നതാണ് മറ്റോ തിരിഞ്ഞിട്ട് പറയുന്നത് തന്നെയാണല്ലോ തിരിനാക്കുന്നു അതുകൊണ്ട് നാദിമ പറഞ്ഞല്ലോ പഞ്ചബാബു അന്ന ദീപ എന്ന് പറഞ്ഞത് ലൈസ ആരാ ഉമൂമി അത് ആമായിച്ച് പറഞ്ഞുകൂടാ എന്തുകൊണ്ട് പക്കതി ജവാബു അന്ന മിനൽ ആരിഫീൻ ആരിഫീങ്ങളുടെ വക്കൽ നിന്ന് ആ മസാലയെ പറ്റിയുള്ള ജവാബ് തഹക്കേക്കായിട്ട് പറയും വലാ ഈബത്ത ഫീഹി വലാ ശുഭത്ത് അപ്പോൾ ദീപത്തും ഉണ്ടാവില്ല ശുഭത്തും ഉണ്ടാവില്ല അപ്പൊ ആരിഫിന്റെ കലാം ആരിഫിന് തിരിയും അവിടെ ശുഭത്തുണ്ട് എന്നല്ല പറഞ്ഞത് സംഗീഞ്ഞ ഒന്നാഹുവാരം എന്നാ പിന്നെ ഇത്ര വന്നിട്ട് ഇങ്ങനെന്തിനാ ഈ മറുപടി പറയാനൊരുങ്ങിയെന്നാ ഭർത്താവിനോട് എന്നെ കാവൂലെന്ന് പറഞ്ഞാ പോരെ അതിന്റെ ജവാബ് വരമാക്കാനമൻ കഥമൽ ഇൽമിനെ മറച്ചു വെച്ച ഒരാളായി തീർന്നു മതുമൂമൻ വിമർശിക്കപ്പെടുന്നവനായി തീർന്നു അബിലിജാമിൻ മിനന്നാരി മൽജൂമാ നാറിനാരുള്ള ലിജാമു കൊണ്ട് മൽജൂമായി മാറുകയും ചെയ്തു എന്ന് കണ്ടപ്പോൾ പേടിച്ചുപോയി ഇൽമ മറച്ചുവെച്ചാളെ കൂട്ടത്തിൽ ഉൾക്കൊണ്ടുപോകുമോ ഞാന് എന്നെന്താക്കി മൂപ്പർക്കൊരു പേടി അതുകൊണ്ട് എന്താക്കി ഇരന് മറുപടി കൊടുക്കാനൊരുങ്ങി അപ്പൊ കുറച്ച് ത്യാഗം വരച്ചുകൊണ്ടെന്നാ മറുപടി കൊടുക്കാനൊരുങ്ങി ഒരുങ്ങി എങ്ങനെ മറുപടി മൂപ്പർ മുസ്തഷിരിഫിന്റെ മറുപടിയാണോ ദൗക്കിന്റെ മറുപടിയാണോ എന്താ കണക്കാക്കേണ്ടത് ദൗക്കിന്റെ തന്നെ അതുകൊണ്ട് പറഞ്ഞ് ബിമാഹുഫി ദൗഖിഹി ഹാസിൽ ബിമാഹുഫി ദൗഖിഹി ഹാസിൽ മൂപ്പർ വിവാഹത്തിൽ ശരി എങ്ങനെയാണെന്നല്ല മൂപ്പർ ദൗക്കിൽ ഹാസിലായ അതേ നിലക്ക് മറുപടി കൊടുക്കുന്നത് ഇതിനോട് വേറെ കോട്ടിംഗ് അല്ല വേറെ ആളെ പറഞ്ഞു നിൽക്കാത്ത ഇതിലെന്താണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുക അതോ എനിക്കും പറഞ്ഞുകൂടാ ഞാനോ കണ്ട പറഞ്ഞു നിൽക്കാം ഇന്ന് പറഞ്ഞ പരിപാടിയല്ല നമുക്കിലുള്ളതാവെന്ന് പറയും അതുകൊണ്ട് ഫമൻ ഷാ അഫൽ ഫൽയോമിൻ മമൻ ഷാ അഫൽ ജക്കുബർ നാളെടുത്തോ വണ്ടത്താളെടുക്കണ്ട നമ്മൾ നിൽക്കാം അല്ല വൈദാനിക്ക് ولم يكن بد من الجواب വൈദാ തഹദ്ദൈത നീ നേർവർ സിദ്ധിച്ച അവസരത്തിൽ ചില സവാബി സവാബ് കണ്ടെത്താൻ വേണ്ടി നീ ഏതായാലും ഒരു രംഗത്തിറങ്ങിയല്ലോ സായിനോട് പറയുന്നു ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്നും അറിയാൻ പറ്റുന്ന കാലത്ത് പറ്റില്ല അന്വേഷണം നടത്തുന്നു അപ്പൊ അതൊരു സവാബാണല്ലോ നീ ഇറങ്ങിയ വർക്കത്തിൽ വളഞ്ഞക്കും ബുദ്ധുൻ ഇനി ഒളിച്ചോടാൻ പറ്റൂല മിനൽ ജവാബ് ജവാബിനെ തൊട്ട് ഒളിച്ചോട്ടം ഇനി ജായിസല്ല എന്നും പോൾ എന്നാ ഞാൻ പറഞ്ഞ ഫഹുവ നമ്മളെ ഈ വിഷയം അലൽ ജുംലത്തി വ തഫ്സീൽ മൊത്തത്തിലും ചില്ലറയായിട്ടും പറഞ്ഞാല് മുൻഹസറം ഫി ഹംസത്തിൻ ഫുസൂൽ അഞ്ച് ഫസലുകളിലായിട്ട് നമുക്ക് ഒതുക്കി നിർത്താവുന്നതാണ് അഞ്ച് ഫസലിൽ കൂടി ഞാൻ മറുപടി പറഞ്ഞുതരാം എനിക്ക് ഏതായാലും സവാബിന് വേണ്ടി രംഗത്തിറങ്ങി എനിക്ക് മറുപടി പറയുന്നത് ഒളിച്ചോടാനായിട്ട് പറ്റൂല അഞ്ച് അഞ്ച് ഫസലുകളിലായിട്ട് ഞാൻ മറുപടി പറയാം അതാ കുൽത്തു തഹദ്ദൈത്തു ഇല കഥ എന്ന് പറഞ്ഞ പാട്ടിൽ പറഞ്ഞില്ല ഓരോ മുഹറത്തിന്റെ അർത്ഥം പറയുന്നു തഹദ്ദൈത്തു എന്ന് പറഞ്ഞാൽ ഹിത്തദൈത്തു ഇലൈ എന്ന് പറഞ്ഞാലും വാഹിദുൻ ഒരേ അർത്ഥം തന്നെയാണ് هنا الوصول സവാബിലേക്ക് ചേരാനുള്ള ഒരു തരീക്കിലേക്ക് ഞാൻ പ്രവേശിച്ചു എന്നതിന്റെ അർത്ഥം തഹദ്ദൈത എന്ന് പറഞ്ഞാൽ ആ അതേ അർത്ഥത്തിൽ പിടിച്ചതാണ് കോലുഹുത്തല അമ്മല്ല എന്ന് പറഞ്ഞ അൽ യഹിദ്ദി എന്ന് പറഞ്ഞ കിറാത്ത് വർഷിന്റെ കിറാത്ത് പ്രകാരം ഖുറാനിലുണ്ട് അഹക്കോൻ ഇത്തബഹ അപ്പമൻ യഹ്ദീന നമ്മുടെ ഗ്രാഹത്തിലുള്ള യഹ്ദീന ആരും ഗ്രഹത്ത് വർഷന്റെ ഗ്രഹത്തിലുള്ള ഇനി രണ്ടാമത്തെ കലിമത്ത് വസ്സവാബു എന്ന് പറഞ്ഞില്ല ഇല സവാബി എന്ന് തന്നെ സവാബ് എന്ന് പറഞ്ഞാൽ എന്താ അൽ ഹക്കുൽ മൊബീൻ എന്ന വ്യക്തമായ സത്യം എന്നാണ് ഇതിന്റെ അർത്ഥം സവാബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനി മൂന്നാമത്തെ കലിമത്ത് വലഞ്ഞക്കും ബുദ്ധുൽ ബുദ്ധിന്റെ അർത്ഥം എന്താ വൽ ബുദ്ധു അൽ ഫിറാർ വൽ ഹുറൂബ് ഒളിച്ചോട്ടം എന്നാണ് അപ്പൊ ലാ ബുദ്ധ എന്നാണ് എനിക്ക് ഒളിച്ചോട്ടം സാധിക്കൂല അൻ ഹുറൂബ മിനൽ ഫിഇലി ആ പ്രവൃത്തിയെ തൊട്ട് നിനക്ക് ഓടാനോ ഒഴിഞ്ഞു മാറാനോ സാധ്യമല്ല എന്നാണ് ലാബുദ്ധാന്റെ വായന ഇരുന്നാ ഔ ലാ മഹാരഥം മിന്നു അല്ലെങ്കിൽ നിനക്ക് ഒഴിഞ്ഞു മാറ്റാൻ സാധിക്കൂല കാലഹു കാമോസ് ഇതൊക്കെ കാമോസിൽ പറഞ്ഞ ആനിയ ആ മാന മാനപ്രകാരം ഇതേ ലഭ്യമല്ല ഇനി രണ്ടാമത്തെ പറയുന്ന ബഹുമാനൽ ജുംലത്തി വ തഫ്സീരി എന്ന് പറഞ്ഞില്ലേ എന്താ ജുംല വൽ ജുംലത്തു എന്ന് പറഞ്ഞാൽ മാക്കാമാന മജ്മുഅൻ മൊത്തത്തിലായിട്ട് പറയുന്നത് ജുംല എന്ന് പറയും തഫ്സീർ എന്ന് പറഞ്ഞാൽ മാസാക്കാൻ ഒഫറക്കൻ ചില്ലറായിട്ട് ഇങ്ങനെ വിശദമായിട്ട് പറയുന്നെന്ന് പറയും ആ ഹംസത്തിൻ ഫുസോലി എന്ന് പറഞ്ഞില്ലേ അവൽ ഫുസൂലോ എന്ന് പറഞ്ഞാൽ എന്താ ജംഹു ഫസുലിൻ ഫസുലിന്റെ ജമ്മാണ് ഫുസൂൽ ഈ പദ്യത്തിലുള്ള ഓരോ ഒറ്റവാക്കിന്റെ അർത്ഥം പറയുന്നത് വഹുവ അൽ കിസഹു മിനൽ കലാം ഒരു കലാമിൽ നിന്ന് നീണ്ട കലാം ഇങ്ങനെ പറയും അതിന്റെ കണ്ടം കണ്ടം കണ്ട് ഓരോ ഓരോ പാരഗ്രാഫിന് എന്ത് പറയും ഫസൽ എന്ന് പറയും വഹുവ ഈ ഹംസത്തെയും ഫുസൂരി എന്ന് പറഞ്ഞാൽ ഫുസൂൽ എന്നതിന്റെ ഏറാബ പറയുന്നു കലാമുൻ നാദിമിന്റെ കലാമിൽ ബദലും മിൻ ഹംസത്തിൻ ഹംസത്തിൽ നിന്ന് ബദലാക്കണം മുൻഹാസിറും ഫി ഹംസത്തിൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ബദലാണേത് ഫുസൂലീൻ ഇലാഫത്തെ ഒക്കെ പറ്റൂല അലാ മുനാഫും ഇലാഫത്ത് ഞാൻ പാടില്ല ഇലാഫത്തിൽ എന്താക്കും ലി ഇഹ്ലാലിഹി ബിൽ വസി പാട്ട് പാട്ടൊപ്പിക്കാൻ പടിയാന്ന് ഏ മുൻഹാസിറും ഫി ഹംസത്തി ഫൂസൂലീൻ എന്ന് പറയുമ്പോൾ ബൈറ്റൊക്കെ പണിയാ ഹംസത്തിൻ ഫൂസൂലി ഒരു അക്ഷരമാണ് തന്നെയും കിട്ടണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ആ ബൈക്ക് യക്കൂൽ റഹമുള്ള മുസന്നിഫ് റളിയല്ലാഹുവിന് പറയുന്നു വഹന്ത ചോദ്യകർത്താവെ അയ്യുഹസാഹിദ് ആ ഹീന ഏതിന്റെ അർത്ഥം സവാബിലേക്ക് നീ മാർഗം സിദ്ധിച്ചു അതെങ്ങനെ മനസ്സിലായി ബി തവജുഹിക്കയില തലബിൽ വസൂലില റബ്ബിൽ അറുബാബ് റബ്ബുൽ അറുബാബായ അള്ളാഹുവിലേക്ക് ചേരാനുള്ള മാർഗത്തിലേക്ക് നീ തവജുഹായിട്ടുണ്ട് രംഗത്തിറങ്ങി എന്ന് കാണുമ്പോൾ എന്തൊക്കെ നീ സ്വഭാവിലേക്ക് വഴി സിദ്ധിച്ചു എന്ന് മനസ്സിലായല്ലോ നീയെ ചോദിക്കുകയും ചെയ്തു يمجيدو عن അയിനിലേക്ക് ചേർന്ന് ചേരാനും അതിലേക്കുള്ള മാർഗം ഒളിവാക്കാനും നീ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ ലാ ബോലം ഞെക്കും ബുദ്ധും മിനൽ ജവാഹിയ പറയുന്നു ലസിമനി എനിക്ക് ലാസിമായി അനുജീബക്ക നിനക്ക് മറുപടി തരാൻ എനിക്ക് വാജിബായി വലം ഞെക്കുല്ലി ബുദ്ധുൻ വല മഹതബും മിനൽ ജവാബ് ജവാബിൽ നിന്ന് ഒളിച്ചോടാനോ ഒഴിഞ്ഞു മാറാനോ സാധ്യമാവാത്ത വന്നു എന്തുകൊണ്ടാ സാധ്യമാവാത്തത് ജന്നമ്മാഹത്തൽ അഹദാലല്ലുലമായി ഉലമാക്കന്മാരോട് കരാറ് വാങ്ങിയിട്ടുണ്ട് അല്ലാ യക്തുമുൽ ഇൽമ ഇൽമു മറച്ചു വെക്കരുതേ എന്ന് എവിടെ തുടങ്ങി ആയത്തിൽ മറച്ചു വെക്കുന്ന കള്ളാന്റെ കൊളമുണ്ട് എന്നല്ലേ പറഞ്ഞത് മാത്രമല്ല നിന്നഹോ നിന്നാസി വല തക്തുമൂനഹോ ജനങ്ങൾക്ക് അതിന് വഴിവാക്കി കൊടുക്കാൻ മറച്ചു വെക്കരുതേ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഖുറാനിലി ഒന്ന് മറച്ചു വെക്കരുതേ എന്നുള്ള നിരോധം മറ്റൊന്ന് അവർക്കുണ്ടാകുന്ന ശിക്ഷ ഇന്നല്ലതിന് എത്തുമൂന എന്ന് പറഞ്ഞിട്ട് ഹദീസിലെന്ത് പറയുന്നു വലിക്കോലി അലി ഇസ്ലാം അൻ തൊട്ട് ഒരാളോട് ചോദിക്കപ്പെട്ട് തൊട്ടപ്പ അയാൾ പറഞ്ഞു കൊടുക്കാതെ മൂടി വെച്ചാൽ അൽജമഹുല്ലാഹുബിരിജാമിമിനാർ നരകത്തിനാലുള്ള റിജാമ് കൊണ്ട് അദ്ദേഹത്തിന്റെ വായിക്ക് കടിഞ്ഞാടർപ്പിടും എന്ന ഹദീസുണ്ട് അപ്പൊ ഏത് ഇൽമ് വഹാദ ഈ കടിഞ്ഞാടൂന്നെല്ലാം പറഞ്ഞെടുത്തേക്കാണ് ലിമൻ കത്തമഹുമാ തഫുറൂത്ത് പറഞ്ഞു കൊടുക്കാനുള്ള നോക്കണം ഈ പറഞ്ഞ് ചോദിക്കാൻ വന്ന വിദ്യാർത്ഥിക്കും അതിന് ചെറുത്തക്കണം പറഞ്ഞു എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ചെറുത്തെല്ലാം ഒത്തിട്ട് മറച്ചു വെച്ചെങ്കിലാണ് എന്ത് ഈ കടിഞ്ഞാണെന്ന് പറഞ്ഞത് അന്ത ഇസ്തേഹക്കാക്കു വാഹനീയത്തുഹോ വാഹരീയത്തുഹൂ ഈ ചോദിക്കുന്നു എനിക്ക് എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അർഹത വേണം ആ പറഞ്ഞു കൊടുക്കുന്ന ആക്കെന്നും വേണം അഹലിയത്തും വേണം അറിയാതെ പറയാൻ തെറ്റൂലേ എനിക്കോ അത് അതിന്റെ ആവശ്യമില്ല ചെറിയ കുട്ടി വന്നിട്ട് അവരെ ഖുറാന്റെ അസ്രാർ പറഞ്ഞ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പം ചെറുതാക്കിയാൽ മതി അസ്രാർ അടപ്പോട്ടെ നമുക്ക് വെക്കാൻ അല്ല ഫൈല്ലാം തതവപ്പതിഷുറൂത്ത് ഈ പറയപ്പെട്ട ഇസ്തഹക്കാക്കും മഹലിയത്തും രണ്ടു വശത്തും ഒക്കാത്ത കാലത്ത് പരാജിബി ഇദ്ഹാറുഹു ഇദ്ഹാറാക്കൽ ഉജൂബില്ല വുജൂബില്ലെന്ന് മാത്രമല്ല സിയമ ഈ സിറിന്റെ ഇൽമുണ്ടല്ലോ ഇത് പ്രത്യേകിച്ചും അനുസരിച്ച് പറഞ്ഞൊന്നും തിരിയില്ല ഇനിയിപ്പോ ചോദ്യം ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എല്ലാ ആർക്ക് പറഞ്ഞു കൊടുക്കണോ ഇതിൽ തീരെ ഉണ്ടാക്കണം നല്ലൊരു ചർച്ച വേണ്ടേ മഷായിഖന്മാർ ഖിലാഫായിട്ടുണ്ട് ഇവരുടെ ഇൽമ് സൂഫിയത്തിന്റെ ഇൽമ് അതിന്റെ പ്രത്യേക അഹലുകാർക്കല്ലാതെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഏ ആർക്കും എല്ലാ തകമോത്തത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്താ ഖിലാ ഒറ്റപ്പുറം ബാക്കി അറിയബുദുലി അഹിരിഹി അവധി അഹിരിഹി അപ്പൊ പറയുന്നത് വഹുവ മധബ് അബുൽ ഹസൻ നോദി റബിയെന്നാണ് മധബ് എന്താ പറയുന്നത് അഹലായ ആക്കിയെ പറഞ്ഞു കൊടുത്തോളൂ എല്ലാ എല്ലാവർക്കും പറയാന്നാവും എല്ലാവരും പറയാം അന്നേരം കുറെ തിരിയാത്താണ് തിരിയാത്താവും പോട്ടെ ഇരുന്നാൾ എല്ലാവർക്കും കൊടുക്കാനല്ലേ പറയുന്നത് അതുകൊണ്ട് ഇൽമ എന്നുള്ളത് അഹ്മാ ജാനിബിൻ ജാനിബറ്റ് സംരക്ഷിതമാണ് മിൻ അയ്യസില അഹരുകാരല്ലാത്ത ആൾക്കുള്ള ചേരൂല അതുകൊണ്ട് അഹരല്ലാത്ത ആൾക്ക് പറഞ്ഞോട്ടാൽ എനിക്ക് കിട്ടൂല അത് ആ വഴിക്ക് പോട്ടെ അന്നുള്ള നിലയ്ക്ക് ഇൽമന്നെ സംരക്ഷിതമാണ് എന്നുള്ള നില വെച്ച് കൊണ്ടിട്ട് അപ്പൊ കണ്ടോ ഈ കണി ഒരിക്കലും പറഞ്ഞു കൊടുത്താലോ അഹരായാക്കിയെ കിട്ടുള്ളൂ എന്നിട്ട് കിടക്കാം ബഹുവ മഹാദ മധവ് ഇമാമ ഫായിസർ അബ്ദുൽ ഖാസിം മഞ്ചേരി റബിയുള്ള മധബ് അങ്ങനെയാണ് എല്ലാവരോടും അത് അതാണ് ഇത് കീരലഹു അവനോട് ചോദിക്കപ്പെട്ട് കംതുനാദി അലല്ലാഹി ബൈനൈലാമ പൊതുജനത്തിന്റെ മുമ്പിലായിട്ട് നിങ്ങൾ എത്ര കാലം അള്ളാഹിനെ പറ്റി നിങ്ങൾ വിളിച്ചറിയുന്നത് അപ്പൊ ഉപർ വിമർശിച്ചതാ അവാമുന്നാസിന് മുമ്പിലാണ് അള്ളാഹ് ജനങ്ങളെ പറയുന്നുണ്ട് ഫക്കാലഹു അപ്പൊ ഈ പറഞ്ഞ വിമർശകനോട് ഊപ്പർ കൊടുത്ത മറുപടി ലാക്കിന്നി ഉനാദി അരല്ലാമത്തി ബൈനേതയില്ല എന്നാണ് തിരിച്ചാ പറഞ്ഞു ഉനാദി അലല്ലായി ബൈനേതില്ലാമത്തി എന്നല്ല നീ പറഞ്ഞ് അങ്ങനല്ല ഉനാദി അരല്ലാമത്തി ബൈനേതയില്ലായിട്ടല്ല നാം തിരിച്ചു പറയേണ്ടത് എന്താ പറയുന്നത് അർത്ഥം കൊൽത്തു വഫി കലാമിഹി റബിയല്ലാഹു അനുവിന്റെ കലാമിലുണ്ട് അൽഹാസ് സാക്ക് തിരിയാത്തൊരു മസാല പറഞ്ഞു നോക്കി തസത്തുറു ഒളിപ്പിച്ചു നോക്കല് അപ്പൊ മമാനാവാന്റെ അർത്ഥം തന്നെ ആക്കിന്നനി മുനാദിയല ആമത്തി മൻ ഹമറനി മിൻ മമാഹിരൽ ഹക്കി ബൈനേദയില്ലാഹി താല എന്ന് അർത്ഥം കൊടുക്കണമെന്നാ പറയും ഞാന് അല ആമത്തി മൻ ഹമറനി എന്റെ അടുക്കൽ ഹാദറായ എല്ലാ ഹദറത്തിലും ഞാൻ ഞാൻ ചോദിക്കുന്നത് മിൻ മമാഹിരൽ ഹക്കി ബൈനേദയില്ലാഹി ആ മൻ ഹമറാരാൽ അള്ളാ മമാഹിരൽ ഹക്കിനാല് അതിനെ അള്ളാന്റെ മുമ്പിൽ വെച്ചിട്ട് പ്രഖ്യാപിക്കാന്ന് എന്താ ആ തിരിയുണ്ടാക്കി തിരിയും തിരിയത്താക്കും അവനെ മനസ്സിൽ കിടക്കാതെ അങ്ങോട്ട് പോവും ഇത് മുത്തക്കത്തിമീങ്ങളെ മധഹബ പറഞ്ഞത് ഇനി മുത്താഖിനീങ്ങളെ മധഹബിൽ എന്തുണ്ട് കൊലിച്ചു അത് ശാരീരി പറയും വമിമ്മൻ തലക്ക മധഹബൽ ജുനൈദി ജുനൈദ് റബിയെന്നാറിന്റെ മധഹബിന്റെ കൂട്ടത്തിലാണ് ആര് ഷെയ്ഖിന സയ്യിദി അലിയിൽ ഇമ്രാനി റബിയെന്നാറിന്റെ മധഹബ് നോക്കടാ ഷെയ്ഖുമാർപ്പെട്ട ഒരാള് ജുനൈദ് അങ്ങനെ മധഹബ എന്നുവെച്ചാൽ എല്ലാവരും പറഞ്ഞു ഒളിപ്പിച്ചു വെക്കുന്ന പ്രശ്നമില്ല അത് തിരിയാത്താണ് ആള് അഹലല്ലാത്ത ആള് അവനക്ക് തിരിയൂല പറയട്ടെ ഒരു തസ്ലീം വേണം ഹത്താക്കാന യുസമ്മ എത്ര വരെ അലിയിൽ നിമ്പാന് തങ്ങളെ വിളിക്കപ്പെടലി ഈ സമാനം ഇപ്പറകാലം മുബദ്ദീർ എന്ന മുബദ്ദീർ എന്ന് പറഞ്ഞാണ് ഈ സ്വത്ത് പാഴാക്കുന്ന ആക്കല്ലേ മുബദ്ദീർ അപ്പൊ സോഫിയാക്കട ഇനിമ കണ്ടമാനം പറഞ്ഞ് ചെലവാക്കുന്ന ചെലവാക്കുന്നാക്ക് മുബദ്ദീർ എന്നൊരു പേര് വരെ കിട്ടി മുബർക്ക് എന്നിട്ടോ വനിതാനിക്ക ഇങ്ങനെ എല്ലാവരോടും പറയുന്ന കാരണത്തിന് വേണ്ടി തജിതു അഖില ഫാസിൻ ഫാസിന്റെ ഹരികാരം എനിക്ക് കണ്ടെത്തിക്കാൻ കതീറം എന്നും അവരിൽപ്പെട്ട അധികം ആളുകളും യഹോദഫി ഇൽമുൽ ഹഫീഖ ഇൽമുൽ ഹഖീക്കത്ത് നല്ലോണം ചർച്ച കാണാം ഏ മിൻ റൈനി അമലിയും വല്ലാതെ അമലും ഉണ്ടാവില്ല ദോക്കും ഉണ്ടാവില്ല ഇൽമ നല്ലോണം ചർച്ച ചെയ്യുന്ന കാണണം ഈ നടന്മാറല്ലോ എന്നാൽ ജുംഹൂറിന്റെ മധബ് എന്താ വാഹദൽ ജുംഹൂർ ബി മധബ് അബുൽ ഹസൻ നൂരി റബിയുള്ള മധബ് അനുസരിച്ചാണ് അമൽ ചെയ്തിട്ടുള്ളത് ഫക്കാനു അവര് ലായത്തക്കല്ലമൂന ഫിൽ ഹഖീഖത്തിലും ഇൽമിസ്റ്റിലും സംസാരിക്കാറില്ല ഇല്ല അഹിരി അതിനെ പറ്റുന്ന ആളോടല്ലാതെ സംസാരിക്കൂല അതിന്റെ ഇവിടെ ഈ മൗലിയൻ ഹാലിയായ സ്ഥലത്ത് വെച്ച് ഉറബം ആ സത്തുല്ലബുബാബ ചിലപ്പോ ബാധയെല്ലാം അടച്ചു കൂട്ടും അതിന് റൈറത്തം മിൻഹും അവരുടെ പക്കൽ നിന്ന് റൈറത്തിന് വേണ്ടിയാണ് ഒരരിശം ഇതിന് അല വെച്ചതാ ഇസ്തിഹാർ എന്നുള്ളത് ഹിക്കുമിന്റെ വാർത്തം അതിന്റെ കാരണം പറഞ്ഞത് റുബോബിയത്തിന്റെ അസ്രാറാണ് ഇതിൽ വരുന്നത് റബ്ബുമായി ബന്ധപ്പെട്ട അബദിന്റെ റബ്ബിന്റെ ഇടയിലുള്ള ചില അസറാറുകളാണ് ഇതിനകത്ത് പറയുന്നത് ഇത് എന്താ ജുബുത്തതര എന്ന് പറഞ്ഞാൽ അത് പാഴായി പോകും കണ്ടാനാക്കും വെള്ളനാക്കും വണ്ണത്താക്കലും പാഴായി പോകുന്നുണ്ട് അപ്പൊ വൈനാഥ അലിഹബ് ലിസാനാണ് ഇഷ്തിഹാറിന്റെ ലിസാന് കൊണ്ട് എന്റെ മോളിൽ വിളിച്ചു പറയപ്പെടുകയും ചെയ്യും പരസ്യപ്പെട്ട് കളിയും അതിന്റെ കൈറത്തിന് വേണ്ടി ബാലനിൽ അടച്ചിട്ടേ പറയൂന്ന് മാത്രമല്ല ഹിക്കമിൽ പറയുന്നു വഫീൽ ഹിക്കമിലുണ്ട് ഇബാറാത്തും ഇമ്മാ ലി ഫയലാനി വജിദിൻ ഉള്ളത് വമ്മാന്നുണ്ടാ ഇല്ലല്ല ആ ഇതിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അവരുടെ ഇബാറത്ത് അത് സോഫിയത്ത് ഇബാറത്തിലും ഇബാറത്തിടുന്ന രണ്ടാമൊരു കാരണത്തിന്റെ വേണ്ടി ഇബാറത്തിലുള്ള മൂന്നാമത്തിന് വായുകൂട്ടലെന്നാണ് എന്താ രണ്ടാമത് രണ്ട് കാരണം ഒന്നിക്ക് ഇവർക്ക് നിറഞ്ഞ് കവിഞ്ഞിട്ട് വായു അടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അങ്ങ് മധു നഴുറായിപ്പോയി അപ്പൊ കണ്ടാണ്ട് പറഞ്ഞേക്കുന്നു മറ്റൊന്ന് ഒരു മുത്താലി മൂപ്പറടുക്കൽ വന്നപ്പോൾ അവരോട് എന്താക്കണം വിശാദമായി പറഞ്ഞു കൊടുക്കണം അപ്പൊ ഒരാൾക്ക് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ആര് കവിഞ്ഞിട്ട് രണ്ടാളോ ഈ ഇബാറത്ത് വരുള്ളൂ എന്നാണ് ഈ ഇബാറാത്തുഹും സൂഫ്യത്തിന്റെ ഇബാറത്ത് ഇമ്മാലി ഫൈലാനി വജദീൻ ഒന്നിക്കിൽ വജിത് അങ്ങ് കരകവിഞ്ഞൊഴുങ്ങിപ്പോയി ആ ഹസദി ഹിദായത്ത് മുരീദിൻ അല്ലെങ്കിൽ മുരീദായ ഒരു മനസ്സിന് ഹിദായത്താക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും രണ്ടെണ്ണം അപ്പൊ ഒന്നാമത് ഓർക്കാൻ പുറത്ത് വരുന്നതാണ് രണ്ടാമത്തതോ ബോധപൂർവം ആവശ്യമുള്ള സ്ഥലത്ത് വരുന്നതാണ് ഫല്ലവലും ഒന്നാമത്താണ് മാതൂറുൻ അയാൾക്ക് ഉതിർ കൊടുക്കപ്പെടണം അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല ഹലബത്തി ബജതി അദ്ദേഹത്തിന്റെ ബജത് കാലിമായി രണ്ടാമത്താളോ ആളോ അയാൾ കൽപ്പിക്കപ്പെട്ട ആളാണ് രണ്ടാമത്തെ ആളാര് മുരീദ് കൽപ്പിക്കപ്പെട്ട ആളാണല്ലോ ഹിദായത്തിഹി അയാൾ ഹിദായത്തിലാക്കി കൊടുക്കണം മൻ അഹുരുഹോ ഇതിന് അഹലായ ആളെല്ലാം ഹിദായത്തിലാക്കി കൊടുക്കണം എന്നാണല്ലോ നിയമം അതുകൊണ്ടാണ് പിന്നെ മുസന്നിഫ് റബിയല്ലാഹിന് വിശദീകരിക്കുന്നു ബർണാമതൽ കിതാബ് കിതാബിന്റെ അധ്യായങ്ങൾ അതിന്റെ അതെന്താ നിങ്ങൾ അഞ്ച് ഫസലെന്നല്ലേ പറഞ്ഞ് എന്തല്ല അഞ്ച് ഫസല് അസലിഹി ഒന്ന് ഒന്നാമത്തെ ഫസല് അഞ്ച് ഫസലിൽ നിന്ന് അഞ്ച് ഫസല് ഒന്ന് അതിന്റെ അസല അസൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി ഉണ്ടാക്കിയതാണ് കിതാബിന്റെ അടിസ്ഥാന തത്വം അതിന് തെളിവ് വരണ്ടേ കിതാബിൽ നിന്നാണോ അതീസിൽ നിന്നാണോ അവലേഖന കലാമോ അല്ല നിങ്ങളെ ബുദ്ധി ആലോചിച്ചുണ്ടാക്കിയതോ അതിന്റെ അസലി വസ്താനി രണ്ടാമത്തെ ഫസലിഫി ഫസലിഹി ഈ എൽമിനുള്ള പ്രത്യേക മഹത്വം എന്താണ് എന്നാണ് വിശദീകരിക്കാൻ അലാ മുതൽ നസുമാൻ കലാകാലങ്ങളിൽ ഓരോ കാലത്തും ഈ എൽമിന് എന്തൊരു പ്രത്യേകതയുണ്ട് അതിന്റെ ഫതിയിലെത്തുന്നത് വസാദിത്തുൽ ഫുസോലി മൂന്നാമത്തെ ഫസലി ഫി അഹക്കാമി അതിന്റെ അഹക്കാമുകളാ പറയും അഹക്കാം എന്ന് പറഞ്ഞാൽ എന്താ ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള തർത്തീബായി അതിന്റെ എല്ലാ ക്രമങ്ങളും എത്ര വരെ വഹിനായിസ്തവിയലാക്കുദാമിഹി എന്ന് പറഞ്ഞാൽ അതെന്താക്കും ചെറിയ വിത്തായി മുളച്ചിട്ട് അതിന്റെ കഥമ നിൽക്കുന്നത് വരെയുള്ളതെന്ന് വെച്ചാൽ അതിന് ഏറ്റവും സെന്റ് സെറ്റ് കംപ്ലീറ്റ് പറഞ്ഞു വിട്ടു ഇതിലെ മൂന്നാമത്തെ ഫസിൽ വറാബിഹു നാലാമത്തെ ഫസിൽ അർവദ്ദു ഇനെ ഇതിനെ മറുപടി പറയലാണ് എങ്ങനെ റദ്ദ് ചെയ്തു ഈ തരീഖിന്റെ ഇൽമിന്റെ അതിന്റെ അവസ്ഥ എന്താണ് ഇതിന് എന്ത് ലക്ഷ്യത്തിനാണെന്ന് അറിയാതെ കണ്ട് വിമർശനത്തിന് ഇറങ്ങിയ കുറെ പുതിയ പുതിയ അവർക്ക് മറുപടിയാണ് വൽ ഖാമിസു അഞ്ചാമത്തെ ഫസല് യുഅലിമു അതറിയിക്കും കൈഫ സുയ്യറാന്നല്ല സുയ്യിറാന്നല്ലേ വേണ്ടിയത് കൈഫ സുയ്യറ അത് എപ്രകാരമാക്കപ്പെട്ടു ഹത്താ ഹത അതായത് തരം പറഞ്ഞുപോയി പോയി سيران عباد حتى غدا بين الأنام منكرا ജനങ്ങളുടെ ഇടയിലുണ്ടല്ല ഇതൊരു മുങ്കറായി വിമർശിക്കപ്പെടുന്ന ഇൽമായി മാറാൻ മാത്രം ഇതെന്തെങ്ങനെ കൊലം കെട്ടുപോകാനുള്ള കാരണം ഇത്ര പതീരത്തുള്ള ഇൽമ് കാലക്രമത്തി മുലാക്കന്മാരെ വിമർശിക്കുന്ന ആ ദൈവത്തിന് ആരും പറയത്തില്ല ആരും കൂടിയൊക്കെ എന്ന കേൾക്കുമ്പോൾ തന്നെ ചില വിമർശിക്കാൻ ഒരുങ്ങുന്ന ആ രീതിയിൽ മുങ്കറാന്ന രീതിയിൽ എന്ത് അബദ്ധം പറ്റിപ്പോയി അതാണ് അഞ്ചാമത്തെ ഫസലിൽ പറയും അഞ്ചു ഫസലായി അത് അസലി പറയുന്നത് അത് അസാസുഹുല്ലത്തി യുബിന അലിഹ ഒരു സാധനത്തിന്റെ എടുക്കപ്പെടുന്ന അടിത്തറുണ്ടല്ലോ അതിനാണ് എന്ത് പറയല് അസലു ഷൈ എന്ന് പറയാം ഇനി മുതാൽ അസ്മാനി എന്ന് പറഞ്ഞില്ലേ അതിനർത്ഥം എന്താ മുതൽ ഹോ അനിഹായത്തു അതിന്റെ അങ്ങേയറ്റം എന്നാണ് അപ്പൊ അന്ന് തുടങ്ങി മുതൽ ഇങ്ങേ അറ്റം വരെ അതിനുള്ള പകുതി ഓരോ കാലത്തും യക്കോദ് റഹമഹുല്ലാഹു പറയുന്നു ആദൽ കിതാബ് ഞാൻ പറയും ഈ മബാദി എൽമി തസവഫിന്റെ പ്രാരംഭത്തിൽ നിന്ന് അറുപത്ത ഒരു നാല് കാര്യം പറയും ഒന്ന് മൗദോഹോ ഒന്ന് മൗദോഹ പറയും എന്നുവെച്ചാൽ ഇതിലെ ചർച്ചാ വിഷയം ഇന്നത്തെ പ്രതിവാദ വിഷയം എന്ന് പറയുന്നുണ്ടല്ലോ അതാ മൗദോഹ് വാദിഹു എന്ന് പറഞ്ഞാൽ ഇതിന്റെ നിർമ്മിതാവാദി അല്ല വെച്ചതാണോ നബൽ നബി വെച്ചതാണോ അല്ല ഫുക്കഹ വെച്ചതാണോ എന്ന് വാദി രണ്ടാമത്തെ പതിയിലെത്തു അതിന്റെ പതിയിലെത്തു നാല് ഫാഹിദത്തു അതിന്റെ ഫാഹിദ നാല് കാര്യം അപ്പൊ നാല് കാര്യം പറയുന്ന മുസനി പോന്നിട്ടുണ്ട് ആദ്യം തന്നെ അഞ്ചു കാര്യം പറയുന്ന പറഞ്ഞു അവരുഹാഫി അസലിഹി വസ്താനി ഫി പമലിഹി സാരിസൽ ഫുസൂൽ അഹക്കാമിലാണ് അഞ്ചാമത്തത് റദ്ദാണ് നാലാമത് അഞ്ചാമത്തത് ഇതെങ്ങനെ ഇങ്ങനെ കോലം പറഞ്ഞു പോയി എന്ന് പറയലാണ് അപ്പോ ഷാരിഹ് പറയുന്നത് ഞാൻ നാല് കാര്യം പറഞ്ഞു തരുമെന്ന് മൗലം വാദ്യം പതിയിടത്തും പായ്യം പറഞ്ഞു തരുമെന്ന് ഷാരി മുസലിപ്പിച്ചിട്ടുണ്ട് അവൻ കേട്ടൊന്ന് അതിന് പറയുന്നത് അമ്മൽ വൽ വൽവാദ്യോ മൗലയും വാദ്യം പറയുന്ന വെച്ചാൽ പയ്യുഹദാനി മിൻ ദിക്കി അസലിഹി ഞാൻ ആദ്യം അസല് പറയുമെന്നല്ലേ പറഞ്ഞത് അത് അസല് എന്ന് പറഞ്ഞതിൽ നിന്ന് കിട്ടും മൗലയും വാദ്യം എന്താണെന്ന് അപ്പൊ രണ്ടെണ്ണാട്ടന്നെ മൂന്നാമത് ഫീ ഫതിലിഹി എന്ന് അതിന്റെ ഫതിലും പറഞ്ഞിട്ടുണ്ടോ ആ പിന്നെ അമ്മ ഫതീലത്തുഹോ സമ്പളത്തോ ഫതുഹുദിക്കരി ഫതലിഹി എന്ന് കിട്ടും എന്തുകൊണ്ട് ഇന്ന ഫതീലത്തെ ശൈലാത്തക്കുമില്ലാമി ഹസൂലി സമ്പ്രത്തിഹി ഒരു സാധനത്തിന്റെ ഫതീലത്ത് തിരിയണമെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടം എന്താണ് സമരത്തിട്ടിങ്ങിലിട്ടുള്ളൂ അപ്പോ നാല് കാര്യം പറയുന്നപ്പോ പറഞ്ഞത് നാല് കാര്യം പറഞ്ഞിട്ട് മബാദിയിൽ നിന്ന് പിന്നെ നാലാമത്തെ മൂന്നാമത്തെ ഫസിന് വിഷയമാണല്ലോ ഇപ്പൊ താരിഫുൽ ഫസൂൽ എന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു നാലാമത്തെ ഫസൽ റദ്ദ് പറയലാണ് അഞ്ചാമത്തെ ഫസൽ ഇത് കോലം കെട്ടുക കാരണങ്ങൾ പറയലാണ് അപ്പോൾ അസരഹി ഫബരിഹി എന്ന് പറഞ്ഞ ഈ രണ്ട് വിഷയത്തിൽ നാലെണ്ണം പറയുന്നായി അസല് എന്ന് പറഞ്ഞതിൽ എന്തെല്ലാം പറയും വാവിയും മബലും പറയും ഫബലില്ല സമ്പളത്തും വായിയും പറയുന്നായി അത് മബാദിയിൽ നിന്ന് മഫസൂദിൽ നിന്നാണ് മൂന്ന് തുടങ്ങുന്നത് മനസ്സിലായിട്ടില്ല അപ്പൊ ബക്കിയമിനൽ മബാദി ഈ മക്സൂദിലേക്ക് കടക്കുന്നതിനുള്ള മബാദിയിൽ നിന്ന് ബാക്കിയായിട്ട് സിത്തത്തുൻ ആറെണ്ണം ബാക്കിയുണ്ട് പത്തെണ്ണ പറയേണ്ടിയിരുന്നത് നാലെണ്ണേ പറഞ്ഞുള്ളൂ മജ്മൂഹ അശ്വരത്തുൻ ടോട്ടലത്തെ ഈ പത്തായി വലിയ ജാരിയത്തും പീക്കുല്ലി പന്നിമിൻ ഫിനോലിൻ ഫിനൂരിൻ ഇൽമി അത് ഇൽമിന്റെ ഏത് പന്നിലുണ്ടാകും പത്ത് കാര്യം എന്തൊക്കെയത് അപ്പൊ പൽ ഹുദ്ദാക്കും മിൻ നെഹ്റിൽ ഇൽമി ഇൽമിന്റെ അഹലുകാരായ ഹാദഫീങ്ങളുണ്ടല്ലോ വലിയ നൈപുണ്യന്മാർ അവർ യുക്കദ്ദിമൂന ദിക്കറ ഈ പത്തും പറയാറുണ്ട് കബല ഷുറൈഫി റായിക്കൽ ഫന്നി ഈ ഫന്നിൽ കിടക്കുന്നതിന് മുമ്പ് അപ്പൊ എന്താ പറയും വാദി മധു എന്താണ് വാദി എന്താണ് ഫതീലത്ത് എന്താണ് സമ്മർദ്ദം എന്താ അതാ ലക്കറിന്റെ മഹാഭാഗം പത്തെണ്ണം എന്തെല്ലാം എന്ന് പറയുന്ന الحد والموضوع ثم الواضع والاسم الاستمداد حكم الشارع അല്ല അപ്പൊ പദ്യം വെക്കണമെന്നെങ്കിൽ എന്താക്കണം മുഷാരിഴൂന്ന് വായിക്കണം നേരെ ഒന്ന് ഹദ് എന്നുവെച്ചാൽ നിങ്ങൾ എന്താ നമുക്ക് ചർച്ചക്കെടുക്കുന്ന വിഷയം എന്താന്ന് അതിന് ആദ്യം പറഞ്ഞുതരാം രണ്ട് മൗതൂഹ് അതിന്റെ ആ പ്രതിവാദി വിഷയം അപ്പൊ നമ്മുടെ മൗതു എന്താണ് ഫിഖ് മൗതുവായി ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അഡ് ഇന്നും ഇല്ല ഹക്കാം ഇഷറയ്യത്തിനും മൗതാൻ നമുക്കാൽ നിൽക്കുന്നത് നമുക്കല്ല മുക്കല്ലഫിന്റെ ഫെയിലുമായി ബന്ധപ്പെട്ട ദീനിന്റെ വിധികൾ എന്തൊക്കെയാ അഞ്ചാറ് വിധി ഉണ്ടാവും എന്ന് പറയലാണ് അതിന്റെ കാര്യം ഇതിന്റെ വാങ്ങി ആരാണ് അത് അള്ളാഹുക്കാരെയാണെന്ന് അതിന് ഇസ്മെന്താ എന്റെ ഫിസ്മു ഫിഖ് ഇൽമുൽ ഫിഖ് എന്നാകുന്നു ഇസ്തിന്താത് എവിടുന്നാണ് അത് ഖുർആൻ ഹനീസ് ജുമാ കൂടിയാണ് ഹുക്കുമുഷാരി എന്താണ് അത് പഠിക്കൽ രുചുവാകുന്നു എന്താ ആറാം തന്നെ എന്ന് പറഞ്ഞു അതെല്ലാം എല്ലാം പറയാം തസബുറുൽ മസായില എന്ന് പറഞ്ഞാ തസബ് അതാണ് ഏഴാമത്തെ തസബുറുൽ മസായിലി ഏഴ് അതിന്റെ മസാല തസബുറാക്കൽ മസാല എന്ന് വെച്ചാൽ അതിന്റെ ഒരു മൂത്തത പറയ ഒരു ഖബറും പറഞ്ഞിട്ട് ഒരാളിന് അസലാത്ത് വാജിബത്തുൽ അസലാത്ത് വാജിബത്തുൽ അസലാത്ത് എന്താ സാധനം മുക്കല്ലഫിന്റെ പേരാണ് അതിന്റെ ഹുക്കുമ പറഞ്ഞു വാജിബത്തുൽ മസലൻ സുറുബുൽ ഹംദ് ഹറാമുൻ എന്ന് പറയും പോലെ അതിന്റെ മസാല തസബുറാക്കിയിട്ടില്ല മുക്കല്ലഫിന്റെ പേര് അതിനെന്താക്കാൻ ഷെറായി അതിന്റെ ഹുക്കുമും കൊടുക്കുക പിന്നെ അത് ഫതീല ഇതുകൊണ്ടുള്ള നേട്ടം അതിന്റെ ഫീലത്ത് പിന്നെ നിസ്ബത്തു നിസ്ബ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ഇത് ഒരു മക്സൂദാണോ വസീലിയാണോ അപ്പൊ നെഹബ് എന്നുള്ള എന്താണ് മക്സൂദായിരുന്നിലേക്കുള്ള വസീല മാത്രമാണ് അല്ലാന്ന് അതേ അവസരത്തിൽ തൗഹീദിന്റെ ഇൽമെന്ത മക്സൂദാണ് ഇൽമിലേക്ക് ചേർത്താൽ വസീല ഇത് പിന്നെ ഫായിദ ഇതുകൊണ്ട് നമുക്ക് കിട്ടൽ എന്താണ് ഇവിടെ ഒരു മുസ്ലിമായ ഒരു നല്ല ഒരു സാലിഹായി ജീവിക്കാം പരലോകത്ത് അള്ളാന്റെ പൊരുത്തം കിട്ടും സ്വർഗം കിട്ടും എന്നൊക്കെ പറയുകയാണെങ്കിൽ പായില്ല പത്ത് കാര്യം നോക്ക് അൽ ഹദ്ദു വൽ മൗദോ സുമ്മൽ വാദിയോ വൽ ഇസ്മു വൽ ഇസ്തിംദാദു ഹുക്കുമു ഷാരിയ മസായിൽ അൽ ഫദീലത്ത് നിസ്ബത്തും വായിദത്തും ജരീല പത്തെണ്ണം ഹക്കുന്നല ത്വാരി ബിഇൽമിൻ അൻ യുഹീത ഇൽമിനെ തേടുന്ന ഏതോത്തർക്കും ഹക്കാണ് അയ്യുഹൈത്തബി ഫഹമിദിൽ അഷറത്തി ഈ പറയപ്പെട്ട പത്തെണ്ണത്തിന്റെ ഫഹമ് കൊണ്ട് ചുറ്റി അറിയൽ എന്താണല്ലോ പഠിക്കാൻ പോകുന്നത് ഇന്നത് അതെന്തിനാ പഠിക്കുന്നത് അവിടുന്ന് കിട്ടൽ ഇങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കണം അതെന്തിനാ മൈ സുഹ മൈ സുഹ അതിനെ ഈ പത്തെണ്ണത്തിന് വേർതിരിച്ച് ബന്ധപ്പെടലെന്താണ് യുനീത്തു ബിഹിൽ മിഹ ഏ യുനീത്തിനുള്ള കാര്യത്തിൽ അതിന്റെ ഇൽമുമായിട്ട് ഈ ദാഹിലുമായിട്ട് പന്ത്രണ്ട് കബല ഷുറോയ്ക്ക് തലബി നീ ഇൽമിനെ തേടുന്നതിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കി വളരെ അത് ഞാൻ ലിക്കൈ യക്കൂന ഈ താലിബാകാൻ വേണ്ടിയാണ് മുബസറബിമാ തലബ ഈ തേടുന്ന പോകുന്ന കാര്യത്തിൽ ആക്കാഴ്ചയോടുകൂടി നീ എന്താ പഠിക്കാൻ പോകുന്നത് ഇന്നത് അതിനോട് നേട്ടാണ്ടാ ഇന്നത് അത് വരുന്ന കിട്ടുന്നു ഇന്നത് നിങ്ങൾ ആ പഠിക്കാൻ പോകുന്ന ഇൽമിനെ പറ്റി നല്ല അകക്കാഴ്ചയോടുകൂടി മുന്നേറാലോ Dobra. ഇതാ അരി ഇവിടെ മുസന്നിഫ് നാളെയുടെ പറയുന്നുള്ളൂ എന്നാ ബാക്കിയോർത്തോ വക്കത് ഞാനത് പത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഫി അബ്ബലി ഷറഹിന അലൽ ഹിക്കം ഹിക്കമ്മിന് ഒരു ഷറഹ് എഴുതിയിട്ടുണ്ട് ഇബ്രാദുൽ ഹിമമെന്ന് അതിന് പേര് ആ തുടക്കത്തിലുണ്ട് അതുകൊണ്ട് പല ജന്തുറു ആവശ്യമില്ലാതെ മണ്ണറാതെ ആവശ്യമില്ലാതെ നോക്കി പിടിച്ച് വഹിക്കുമോ നോക്കിയോ അതിന് പേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ അഞ്ച് ആറ് ഏഴ് എട്ടാം പേജ് കാണാം അവിടെ ഉണ്ടാവും ഇതിൽ തന്നെയുണ്ട് ഈ കാണുന്നില്ല ഇനി നാലാമത്തെ മൂന്നാമത്തെ വാവേതാന്ന് പറഞ്ഞ അഹക്കാമല്ലേ വൽ മുറാദു ബിൽ അഹക്കാം ഇവിടെ അഹക്കാമെന്ന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാ യൽസമുൽ മുരീദ മിനൽ ആദാബ് മുരീദിന് ആദാബുകളാൽ ലാസിമായി എന്തൊക്കെയുണ്ട് ഈ മുഹാമലത്തി തസറുഫാത്തി അവന്റെ എല്ലാ ക്രിയവക്കരങ്ങളിലും പരിപാടികളിലൊക്കെ ആവശ്യമായ ആദാബുണ്ടല്ലോ ഒരു ഒരു വലിയാകാൻ ഉദ്ദേശിക്കുന്ന ഒരു മുരീദിന് അതിന്റെ അഹക്കാമല പറയാം എത്രയാണുള്ളത് വക്കത് ഹസർഹാഫി തിസ്ഹത്തിന് ഒമ്പെണ്ണത്തിന് മുമ്പ് ഒതുക്കിയിട്ടുണ്ട് അപ്പൊ മൂന്നാമത്തെ ഫസൽ ഒമ്പത് ആദാബുകളാ പറയാന്നർത്ഥം അലാമായ വ്യക്തി ഇൻഷാ അള്ളാഹു താല അത് എന്തൊക്കെ വരുമെന്ന് അതിനാ മൂന്നാ മൂന്നാമത്തെ ബാബ് ഒമ്പതെണ്ണത്തിൽ ഒതുക്കിയിട്ടുണ്ട് വക്കൗലഹോ മുസന്നിഫിന്റെ കൗല് എന്ന് പറഞ്ഞ അർത്ഥം എന്താ കഥമുമ്മ ചൊവ്വായി നിൽക്കുന്ന സമയത്ത് എന്നല്ലേ പറഞ്ഞു എന്നുവെച്ചാലോ ഒരു കുട്ടി ഒരു കുട്ടിയെ സങ്കല്പിച്ചു നോക്ക് ആ തൊട്ടിൽ കടന്ന് മരമടയിൽ ഇരുന്ന് ഇരുന്ന് നടന്നിങ്ങനെ പിടിച്ചിട്ട് സ്വന്തം കാൽമ നിൽക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പൂർത്തീകരണത്തിന് പോലെ അറിയിക്കുന്നു ആ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് വരെയുള്ള അതാബെന്ന് അർത്ഥം വരിക അതായത് അന്ന അന്നഹോ അന്നഹുവ ദക്കറഫി ദാരിക്കൽ ഫസലി ഈ മൂന്നാമത്തെ ഫസലിൽ പറഞ്ഞിട്ടുണ്ട് അഹക്കാമ തസവഫിന്റെ അഹക്കാമുകളും ആദാബുകളും എവിടെ വെച്ച് തുടങ്ങി അവല് മുതൽ ആഹിർ വരെ പറഞ്ഞു അപ്പൊ പൈത അറഫദാലിക്ക അത് മുഴുവനും അറിഞ്ഞു കഴിഞ്ഞാൽ തക്കത് അരിമ തസവഫ അത് അറിഞ്ഞാളെന്തായി തസവഫിനെ ശരിക്കും അറിഞ്ഞാളായി ഇനി വേറൊന്നും പഠിക്കേണ്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചെയ്താൽ മതി പാനഹലാകാത്തതാമി സ്വന്തം കാലം നിൽക്കുന്ന ആളായി മാറി ഞാൻ തസവുഫിനെ സംബന്ധിച്ച് ഇന്ത്യ കിതാബ് ഞാൻ മബാഹിദുൽ ലസിലെ ഓതി എന്ന് പറഞ്ഞാൽ അതിന്റെ മൂന്നാമത്തെ ബസ്സിലെ ഓതി എന്ന് പറഞ്ഞാൽ തസവുഫിൽ ആരായി സ്വന്തം കാലം നിൽക്കാനുള്ള പ്രാപ്തി കരസ്ഥമായി അതെന്താ കിനായത്തിൽ നിന്ന് ആരിഫത്തി ആ ഇൽമ നന്നായി ചാർജു ഞാൻ അർത്ഥമുള്ളൂ വക്കൗലുഹു മസന്നിഫിന്റെ കൗലി വഹാമിസുൽ ഫസലി എന്ന് പറഞ്ഞില്ല അഞ്ചാമത്തെ ഫസലി يعني അന്നഹു ദക്കറ ഫിൽ ഫസിൽ ഖാമിസി അഞ്ചാമത്തെ ഫസിലിൽ പറഞ്ഞു അപ്പൊ നാലാം ഫസിലോ അവയ്യ പറയും നാലാമത്തെ ഫസിൽ എന്ത് പറയുന്നു ഷാരി ചോദിച്ചില്ല ആ മൂന്നിൽ അഞ്ചിലേക്ക് കാണുന്നു അത് പറയാ അന്നഹു ദക്കറ ഫിൽ ഫസിൽ ഖാമിസി അഞ്ചാമത്തെ ഫസിൽ മുസന്നിഫ് പറഞ്ഞു കൈഫ തഗയ്യറ ഇൽമു തസവുഫിന്റെ ഇൽമ എന്താ കോലം കെട്ടത് ഹത്താ സ്വാറ മുൻകറം ബൈനന്നാസ് ജനങ്ങളിടയിൽ അറിയപ്പെടാതെ എന്തോ ആരോടൊന്നും ചോദിച്ചാൽ ഒന്നും തിരിയുന്നില്ല അപ്പൊ ഒന്നും തിരിയുന്നില്ല അപ്പൊ ഒന്നും തിരിയുന്നില്ല അപ്പൊ ഒന്നാ മറുപടി അതെന്താ തിരിയുന്നില്ല എത്ര ബാധാങ്കാന മാറൂപ്പം മഷൂർ ആയിരുന്നു ഒരു കാലത്ത് ഇത്ര മതം തിരിയാത്ത അവസ്ഥ എന്തുകൊണ്ട് വന്നു തീർന്നു എന്നാണ് അഞ്ചാമത്തെ ഫസിൽ പറയുന്നത് എന്താ നാടോ വബാത്തിൽ കലാമി വാദിഹൻ നാലാമത്തെ പറഞ്ഞത് വളരെ വാദിയാണ് വരണ്ടില്ല ആ അതെങ്ങനെ കൊടുക്കാതെ ആ എന്തെങ്കിലും ഇപ്പത്തേക്ക് ഷാരി എന്താക്കിയില്ല വിശദീകരണം പറഞ്ഞില്ല അത് ബൈറ്റിൽ തന്നെ വളരെ വ്യക്തമല്ല അതുകൊണ്ട് ഞാൻ പറയണ്ടാണ് അതുകൊണ്ട് ബാക്കിൽ കലാമി വാദിമെന്ന് ഒന്നാകാലം ഒമ്മ തസ്മിയത്തൽ കിതാബ് പിന്നെ കിതാബിന്റെ പേരെന്താണെന്ന് നാം ഉപ്പുറ പറയുന്നത് നോക്കടാ ജന്നാമിക് മുഖദ്ദിമാത്തി അത് മുഖദ്ദിമത്തിപ്പെട്ടല്ല കിതാബിന്റെ പേരെന്നുണ്ട് വമിനൽ ഉമ്മൂറൽ മുഹിമ്പത്തി അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ എന്താ ഇപ്പൊ ഓതുന്നുറോ ചിലർ പറഞ്ഞു ഞാൻ മഹല്ലിയ എന്ന് പറഞ്ഞു മഹല്ലിയ എന്താ യാവുന്നു അന്ന് ജാവന്നിന് ഫകാല അപ്പൊ മുസന്നി പറയുന്നവാ وبعدما فصلت قال وبعدما فصلته فصولا وعادبت حبلها موصولا سميتها المباحث الأصلية عن جملة الطريقة الصوفية وبعدما فصلته ഞാൻ അതിനെ തഫ്സീലാക്കിയതിന് ശേഷം ഫസൂലൻ അഞ്ച് ഫസുകളിലാക്കി ഫസിലാക്കിയില്ലേ ആക്കിയതിന് ശേഷം ശേഷവും വാദ ബത്തു ഹബിലിഹ അതിന്റെ കയറ് ഹാ എന്ന് പറഞ്ഞ ഈ മസാജിന്റെ അതിന്റെ കയറ് ബത്തു എന്ന് പറഞ്ഞ എന്താണ് അത് ചിന്ന ഭിന്നമായി പോയി കയറ് മുറിയലി കാല് മുറിഞ്ഞിട്ട് ചിന്ന ഭിന്നമായി പോകുമ്പോ ഞാൻ മൗസ് ഏറ്റം കൂട്ടി എന്നുവെച്ചാലോ ഈ വിഷയം പല പല കിതാബുകളിൽ ചിന്ന ഭിന്നമായിട്ട് ഇങ്ങനെ കിടക്കും അതെല്ലാം കൂടെ കണ്ടുമുണ്ട് ഏറ്റം കൂട്ടി ഞാൻ എന്താക്കി ഒരു മജിമാക്കി മാറ്റി നമ്മൾ പറയുന്നു അപ്പൊ വിവിധങ്ങളായ കിതാബിൽ ചിഹ്നിച്ചെഴുതി കിടക്കുന്ന ആദാബുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിന്റെ കാര്യം എന്താക്കി നേച്ചം കൂട്ടിയിട്ട് മൗസൂലാക്കി വെച്ചു ഹായ് എന്ത് ബത്തു ഹബലിഹ ഈ മസലയുടെ കാരന്റെ ഭക്തി എന്ന് വെച്ചാൽ പൊട്ടിപ്പോയ കയറെല്ലാം എന്താക്കി മോസൂല ഞാൻ കൂട്ടി ചെയ്ത് അച്ഛൻ കൂട്ടി വെച്ചു ആക്കിയതിന് ശേഷം സമ്മയിത്തുക ഞാനിതിന് പേരിട്ടത് അൽ മബാഹിത്തൽ അസലിയ അഞ്ചുല്ലത്തെ തരീക്കത്തി സോഫിയ എന്ന കിതാബിന്റെ പേരാണ് അപ്പൊ ഇതിന് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ഫസലും എല്ലാം തയ്യാറാക്കിയിട്ട് വലിയ പേര് കൊടുത്തുന്ന ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നു അൽ ബത്തു എന്ന് പറഞ്ഞാൽ എന്താ ബിൽ മുത്തന്നാത്തി രണ്ട് പുള്ളിയാ ബത്ത് എന്ന് വായിച്ചക്കണ്ട ബന്നെന്നും വായിക്കണ്ട ഒന്നും വായിക്കണ്ട കാരണം കൊണ്ട് ഒറ്റ പുള്ളിയിട്ട നൂനാവും രണ്ട് പുള്ളിയിട്ട താകാവും മൂന്ന് പുള്ളിയിട്ട താകാവും അപ്പൊ ഈ മുത്തന്നാത്തി എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് പുള്ളിയിട്ടിട്ട് അൽ കസറ മുറിക്കപ്പെടുക ഒരു ഹദീസിൽ കാണാം അൽ മുമ്പത്തു യാത്ര കൂറ് കഴിഞ്ഞിട്ട് എന്താക്കും തെറ്റിപ്പോക്കുണ്ടോ അപ്പൊ യാത്ര ചെയ്യുമ്പോൾ റമീന്റെ നേതൃത്വത്തിൽ കൂറ് വിരിയാതെയും ശ്രമിട്ട് പോകാതെയും യാത്ര ചെയ്യണമെങ്കിൽ പഠിപ്പിച്ചു ആ മുമ്പത്ത് മുറി മുറിച്ചിട്ടിക്കാവ് ഇമ്പത്ത ലാ അർണം കത്ത ഒരൊറ്റ ഭൂമി മുട്ടുകടക്കൂല വലാ മകൻ നമുക്ക് യാത്ര ചെയ്ത വാഹനത്തിനെ വാക്കിയാക്കിയിട്ടില്ല അപ്പൊ കണ്ടമാറ് യാത്ര ചെയ്ത് റെഡി റെഡിയെത്തിപ്പോകും ഭൂമിയുടെ ബാക്കിയെന്ന് എത്ര എത്ര ഇതിലും ഭൂമി പിന്നെയും ബാക്കിയല്ലേ ലാ എല്ലാ കത്ത തരറ്റ ഭൂമി വിട്ടു ഭൂമി തന്നെ ഉണ്ട് പിന്നെ യാത്ര ചെയ്യാൻ ഉപയോഗിച്ച ഈ മൃഗോ മുട്ടുവാക്കിയാവൂല്ല ആ രീതിയിലായി മാറുന്നു അതാ മുമ്പത്ത് നിന്ന് അൽ മുങ്കത്തിഹു എന്ന് പറഞ്ഞാൽ യാത്രയിൽ നിന്ന് കൂറു പിരിഞ്ഞാടും ചുരുക്കത്തിൽ പറയാ വാദ ബത്തു ഹബലിഹ മൗസൂലാൻ അർത്ഥം എന്താ ഇസ്തിഹാറത്തുൽ തഫറുക്കിൽ മസാഇലി ഖബല ജംഇഹ ഫീൽ കിതാബൽ കിതാബ് ഈ കിതാബിൽ ഒരുമിച്ച് കൂട്ടുന്നതിന്റെ മുമ്പ് ഇതിന്റെ മസാലകൾ എവിടെയായിരുന്നു പല കിതാബുകളും ചിഹ്നിച്ചതിൽ കിടക്കുകയായിരുന്നു കഴിഞ്ഞിത്ര നല്ലതിന്റെ അടുത്ത നല്ല നോക്കി ഇതിന്റെ അടുത്തോന്ന് പറയാം ആരല്ല ഞാൻ ഏച്ചം കൂട്ടിയിട്ട് ഇജുണ്ടാക്കിന്ന് പറഞ്ഞു അപ്പൊന്ന് മൂപ്പറ ഈ ബാധമാ ഫസൽത്തുവ ബാധ കൊണ്ട് ഇബാറത്തുമ്പോ മനസ്സിലാക്കാണ്ട് അന്ന തസ്മിയത്തൽ കിതാബി മൊഹറത്തുന്നൻ കമാലി തകരി തകരീഫ് പൂർത്തിയാത്തിന് ശേഷം എന്താക്കിയത് പേരിട്ടത് എന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഒപ്പിങ്ങനെ മനസ്സിലാതെ ഒരുമിച്ച് കൂട്ടിയിട്ടിട്ട് എന്ത് പേരിടണോ വെയ്യ ആലോചിച്ചതോ